മറ്റോ ഇല്ലാത്ത രീതിയിലുള്ള സമയം ചെലവാക്കലായിരിക്കും ഏക്കത്തറബിയത്തില്ലാത്ത ആളുകൾക്ക് ആരെങ്കിലും ഉള്ളത് പിന്നെ നാദരായ ആളുകൾ ഒഴിക്കും വളരെ നാദരായ ആളാരെങ്കിലും എന്താകും ഒരു സമയം എത്ര വെക്കണം എന്ന് വെച്ചാൽ നടന്നു വരാം അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ സമയം കൊല്ലലുണ്ടാകുന്നു ഇത് ലായ പ്രവൃതമിൻ മനോമിൻ നഫ്സിന്റെ ഹള്ളുകളിൽ നിന്നൊരാൾ കൈച്ചലാകൂല ഹലോദിൽ ഒരാള് കൂടെ സ്വർബത്ത് കെട്ടിയാലല്ലാതെ കൈച്ചലാവൂലാണ് അള്ളാഹുമാനം സത്യത്തിൽ ആദാബും സഫറുമായി ബന്ധപ്പെട്ട ചില ആദാബിന് ബാക്കിയുണ്ട് സത്യത്തിൽ പറയാത്തത് കുലമി പറഞ്ഞിട്ടുണ്ട് സാധാരണ കുലമിന്റെ പൈസ ഇതാണല്ലോ മൂപ്പർ പൈസ കൊതം ഒഴിവാക്കി കളഞ്ഞ മിൻഹ കുറെ സാധ്യതകളുള്ള ഒരു നാട്ടിലാണ് ഒരാൾ പ്രവേശിച്ചതെന്ന് വെക്കാം എന്നാ കഥത അണമഹ ബാക്കിത്തറഹ ഫുക്കറ നമ്മൾ വലുതും കൂടുതൽ ഫക്കറാക്കൾ ഒന്നിച്ചുകൊണ്ട് താവിയതാണോ അതിലേക്ക് ലക്ഷ്യം വെച്ചും കൊണ്ടുപോകണം എന്നാ കൂടുതൽ ഉപകാരം കിട്ടുമല്ലോ ഒന്നും ഒക്കെ വെച്ചാൽ ഫക്കീറന്മാരല്ലോ പണ്ട് ഫക്കീർ സാബിത്തെ പണ്ട് പറഞ്ഞില്ലേ കിതാബ് തീരോടെ എനിക്ക് ചോദ്യമില്ല കൊൽത്തു ആകാ എപ്പോഴാണ് അക്സറിലേക്ക് പോണം ഇൻസാനും കൊല്ലവും അവരെല്ലാവരും ഇവന്റെ ഈ പോയാൽ അതേ തരീക്കത്തിലാണ് എങ്കിൽ എന്താണ് അവിടെ പൂച്ചക്കൂടില്ല ചില പ്രവർത്തനത്തിന് വരില്ല അങ്ങനെ അവരുടെ തെളിയിക്ക പിന്നല്ലാതെ അമ്മ നസല അലാമനോ മുത്തപ്പിക്കും മറോഫിൻ നിസ്ബ നിസ്ബ ഏരി ആടെ ആരോടല്ലാണോ ഈ കിട്ടിപ്പാക്കാരന് അവിടെ ഇറങ്ങാന്ന് മാത്രം സാഹചര്യത്തിന്റെയും കാലത്തിന്റെയും പണി ഒത്തുപോകില്ല ചില അവസരത്തിൽ അപ്പോ ഇത്തിഫാക്കുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടാമേ ഉള്ളൂ ഒമിന്ന രണ്ട് أنه ينبغي أن ينزل على الموضع الذي فيه المياه الجارية والمطاهر النجسية നല്ല ഒഴുകുന്ന വെള്ളം ശുദ്ധമായ ഈ സഹാറത്തിന്റെ സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങണം എന്ത് ഒഴുക്ക് വെള്ളം തന്നെ പുഴ പോലത്തെ കിട്ടുകയാണെങ്കിൽ ആർക്കും ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാക്കിയോ ഉപയോഗിച്ച് എന്തും ചെയ്യാം വെള്ളത്തിന് ചാവോ വേണ്ട ഏ എന്ന് പറഞ്ഞ മാതിരി പക്ഷെ അതുമായി കയ്യിൽ ചാവ് വരും കേട്ടോ കടലിലായാലും മൂന്നിടത്തിനൊക്കെ മുമ്പ് കൂടുതൽ വേണ്ടാണ് വെള്ളത്തിന് ഹിസാബ് ഇല്ലെങ്കിൽ ചെയ്ത പണിക്ക് ഹിസാബ് ഉണ്ടാവും അപ്പൊ ഒഴുകുന്ന വെള്ളം നല്ല പരിശുദ്ധമായ വിസഹത്തിലുള്ള ചെലവുകളിൽ അവിടെ വന്നിൽ അങ്ങനെ ബസമേക്ക് അപാകാലിൽ നഷ്ടപ്രവ്യമാണെന്ന് ഞാൻ കേട്ടു പിന്നെ പറയും എപ്പോഴും പറയും നിസ്സാന യജ്ഞം പസീറൻ മരീഹൻ നല്ല ഒരു കൊങ്കരനായ ഒരു പത്തികൾ എന്റെ കൂടെ പോലും കൊല്ലത്തിൽ എത്താറുണ്ടായിരുന്നു അബൂതാഹിബ് പറയും മനസ്സിലൻ ഏത് മനസ്സിലെ നമ്മൾ ഇറങ്ങിയാലും തപ്പക്കട ഈ ഫക്കീറുണ്ടല്ലോ മൂപ്പർ അന്വേഷണം നടത്തും മോളി ആ സഹാറ സഹാറത്തിന് തലവരുടെ ആദ്യം അന്വേഷണം നടത്തും ഇപ്പോൾ കഴിഞ്ഞാൽ ആ വൈകും അതിനെ മൂപ്പർക്ക് എത്തിച്ചു നിറയുക നല്ല വൃത്തിയുണ്ട് എന്നിട്ട് അതനുസരിച്ച് വൃത്തി ഉണ്ടാവുമല്ലോ വൈകിട്ട് അത് ദർശനം വേണ്ട ഇഷ്ടതാപൻ മക്ക നമുക്ക് ഇവിടെ തന്നെ താങ്ങാൻ ആ സ്ഥലം മൊത്തത്തിൽ മൂപ്പർ നന്നായി കണക്കാക്കും അവിടെ മൂത്തടിക്കാൻ തെറിക്കുന്നു അവിടെ ആവശ്യത്തിന് വെള്ളവുമില്ല നാളിക്ക് കയറാൻ കഴിയില്ല ആകെപ്പാട് കച്ചറ പിടിച്ചിട്ടുണ്ട് എന്നില്ല കണ്ടാൽ പിന്നെ ആ താങ്ങുന്ന രീതി ഇഷ്ടമില്ലാണ്ടിരിക്കുന്നു ഞാൻ തന്നാതല എന്നിട്ട് മൂപ്പർ ഉപയോഗപ്പെടുത്തും മണ കൊടുക്കുമെങ്കിൽ താമിനാൽ മൂപ്പർക്ക് എന്താണ് കൊടുക്കുന്നത് അതുപോലെ കഴിക്കുകയും ചെയ്യും ശരി ഞെക്കുന്ന ആരിക്ക മേൽ പറയപ്പെട്ട രീതിയിലായില്ല ഇങ്ങനെ അവിടെ തഹാറത്തിന്റെ സ്ഥലവും നമാസത്തിന്റെ സ്ഥലവും ഒത്തുകെട്ട് ചെയ്തില്ല ഈ ഭക്ഷണം കഴിക്കില്ലാണ് അങ്ങനെ ഒരു വർഷം മുട്ടിന്റെ പോയ പോയവരില്ലേ കൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ഭക്ഷണം വേണ്ടാമെന്ന് വിശ്വസിക്കുന്നു ഈ ബലിയത്തുണ്ട് താമ കഴിച്ച വല്ലാത്തൊരു ബലിയത്ത് വരും ഇസത്തിഹാ തനീഫിന് അതിനും പറ്റുന്ന തണ്ടാസിലുണ്ടായി പോകുമല്ലോ സമയമില്ല അത് നമുക്കെല്ലാം ഈ സൗരപ്രദമായ വിദ്യ നടത്താൻ എങ്ങനെയെങ്കിലും നടത്തിയാൽ അവര് ആവശ്യമില്ല ഫൊക്കറാക്കന്മാർ ഇല്ലാത്ത ഒരു ഫൊക്കറായി നമ്മളാ കൗമിനെ സംബന്ധിച്ചാ പറഞ്ഞു തീരെ ഇല്ലാത്തൊരു നാടാണെങ്കിൽ അവിടെ നോക്കണമെന്നോ ഈ സാഹിത്യത്തിൽ ഇഷ്ടപ്പെടുന്ന മുതലുകളുണ്ടോ നോക്കണം നഗല അലാത്തകയും മഹബത്തല്ലാഹും ഈ സായിപ്പത്തിനോട് കൂടുതൽ മഹബത്തുള്ള ആളുകളാകുമ്പോ അവർ ഈമാനമ്പിയും ഇവരെ കൊണ്ട് കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളും മൈലനിലയും അവരെ കൊണ്ട് എന്തെങ്കിലും ഹിതമത്വം ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ കണ്ടെത്തണം ഏതെങ്കിലും ഒരു പരിയിലെത്തിയാൽ എന്താകും തനഹ അത് മാറി നിൽക്കാൻ ആഹിയത്തിന് കൊള്ളത്തിയിട്ട് മാറി നിന്നിട്ട് രണ്ട് ഹുഫൻ ഊരുക അപ്പൊ കാലുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അവറത്താട്ടം കാണണമെന്ന് വെച്ചിട്ടാണ് എന്താക്കണം മാറി നിൽക്കാൻ പറ്റുന്നു ആദ്യം കഴിക്കേണ്ടത് യബുദുബിൽ ഊരുന്ന അവസരത്തിൽ അടുത്തേക്കാലായിരിക്കണം അബിൽ മുന്നാഫിൽ ലഭിച്ചി അത് മൊത്തത്തിലുള്ള കാലൂന്നാണല്ലോ ഒക്കെ നല്ല കുപ്പാത്തിനായാലും തന്നെ ഇരുമ്പ് ബർത്തേക്ക് ചെയ്യണം ഊരും അടുത്തേക്ക് ഒതോർക്കുമ്പോൾ കയറ്റുമ്പോൾ എങ്ങനെയാക്കും അടുത്തേക്ക് ചെയ്യാതെ കയറ്റണം താക്കുമ്പോൾ അടുത്തേക്ക് ശരിപ്പിലെല്ലാം ഇതിനാണല്ലോ ലബുസ് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ തനഅല അഹദുക്കും നിങ്ങളിൽപ്പെട്ട ആൾ ചെരിപ്പിടുകയാണെങ്കിൽ വലത്തേത് കൊണ്ട് തുടങ്ങണം ചെരിപ്പ് ഊരുകയാണെങ്കിൽ യുസ്ര കൊണ്ട് തുടങ്ങണം പിന്നെ സുമ്മ യക്സിത് തഹാറത്തിന്റെ സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിട്ട് എത്തവന്ന ഓ ഒന്നുണ്ടാക്കണം വൈസല്ലി റക്കായത്തെ റക്കാത്ത് നമസ്കരിക്കണം ഇനി പൈൻകാന മുനാക്ക ഷെയ്ഖുൻ ആ നാട്ടിൽ ഷെയ്ഖുണ്ടെങ്കിൽ കസർ തിയാറത്തഹു അവിടെ അവിടെ കണ കമ്പല റഹ്സഹു റഹ്സിനെ ചുംബിക്കുകയും വേണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞക്കൂന ഹദത്തൻ ഈ സായിറുണ്ടല്ലോ അയാളെ ഹദസായാൽ ഒഴിക്കുക ഹദസ് തന്നെ ചെറിയ പയുക്കം മുറിയ ദൈഹി അവിടെ രണ്ട് കൈനിയാണ് ചുംബിക്കല്ല അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സഫറ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അനിവാര്യമാണ് അയത്ത അല്ലമ അഹക്കാമഹു സഫറുമായി ബന്ധപ്പെട്ട അഹക്കാമ പ്രത്യേകം പഠിക്കൽ അതെന്താ സഫറ് സറാത്തി നമസ്കാരം കസറാക്കുന്ന ഹുക്കുമ് ജമ്മാക്കുന്ന ഹുക്കുമല്ലുണ്ടല്ല പിന്നെ തയമ്മിന്റെ ഹുക്കുമ് വെള്ളം കിട്ടാൻ അത് വേണം വെള്ളം കിമില കിമില കണ്ടെത്താനുള്ള ഹുക്കുമുകളിൽ യാത്ര പോകും നാട്ടിലമ്മിന്റെ പള്ളി നോക്കിയാൽ മതിയല്ല വകൈരിതായിരിക്കും മിമ്മ എത്തവക്കഫ് അലേഹി സഫർ സഫറിൽ അനിവാര്യമായി വരുന്ന പല കാര്യങ്ങളാണ് കറണ്ടില്ല കാലശേഖ അബൂയാക്കോ മസൂസി റഹമുല്ലാഹു പറയുന്നു رحمه الله പറയുന്നു يحتاج المسافر إلى أربعة أشياء في سفره ഒരു മുസാഫിറിന്റെ സഫറിൽ നാല് കാര്യത്തിനൊക്കെയുള്ള ആവശ്യമാണ് വയില്ല അതില്ലെങ്കിൽ ഫലാ യുസാഫിറു സഫ് പോകാൻ പാടില്ല സഫർ പോകാൻ പാടില്ല എന്നാ പറയുന്നുണ്ടാ എന്നാല് ഇൽമുൻ യസൂസുഹു വറഹുൻ യഹജുസുഹു കൊലുക്കും യസൂദുഹു യക്കീനും യഹമിലുഹു കണ്ടാ ഒന്ന് ഇൽമ വേണം എങ്ങനത്തെ ഇൽമ് അവനെ ആ ഇൽമ ഭരിക്കണം ഇവന്റെ എല്ലാ അർക്കാത്തനകത്ത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഇൽമായിരിക്കണം ഇവനെ ഭരിക്കുന്ന വരണകർത്താവ് അത്തരത്തിലുള്ള ഇൽമ വേണം രണ്ടാമതോ അവനെ ദോഷങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന തരത്തിലുള്ള വറണ്ടാകണം ഞാൻ പിന്നെ പൊറുക്കും യസൂനുഹോ എന്ന് പറഞ്ഞാൽ അവനെ കാത്തു സൂക്ഷിക്കുന്ന പൊറുക്കെന്ന് വെച്ചാൽ അവന്റെ സുഹൃത്തുക്കളുമായി അടിയും ചെണ്ടയും കുഴപ്പം തെറ്റിപ്പിരലും ഉണ്ടാവാത്ത ഉണ്ടാകുന്ന കൊടുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ യാത്ര തുടരാനും കഴിയില്ല വൈക്ക് വെച്ചിട്ട് അടികൂടില്ലേ പിന്നെ എന്തുണ്ട് യക്കീനി അഹമ്മലുഹു അവനിക്ക് നല്ല സഹനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള യക്കീനുണ്ടാകും യാത്ര എന്ന് പറഞ്ഞാൽ പൊതുവെ സഹനം പോണല്ലോ സഹനശക്തി ഉണ്ടാക്കുന്ന യക്കീനുണ്ടാവും ഈ നാലും ഇല്ലെങ്കിൽ അവന് സഫർ പോകാൻ പാടില്ല എന്നാണ് ഇതില്ല ആരും അത് ഒരാളല്ലേ കൊണ്ട് അമ്മ നിറഞ്ഞാലും മതി ഇങ്ങോട്ട് അറിയേണ്ടത് പറഞ്ഞു കൊടുത്താലല്ലോ ഇല്ല പിന്നെ ഒരു കുട്ടിക്ക് സുഖമില്ല അപൂർവയും റബിയല്ലാഹു അഞ്ഞിനോട് ചോദിക്കപ്പെട്ടു സഫറിന്റെ ആദാബുകളെ സംബന്ധിച്ച് സക്കാല മൂപ്പറ പറഞ്ഞെന്ന് പറയാം അല്ല തസ്ബിത്ത ഹിമ്മത്തഹു കഥവാത്തുഹൂൻ കത്തുവത്തുഹു പറഞ്ഞു കൊടുത്തതാ അവന്റെ ചവിട്ടടി അവന്റെ ഹിമ്മത്തിനാക്കാണ് മറികടക്കാൻ പാടില്ല അപ്പൊ ഹിമ്മത്തായിരിക്കണം അവന്റെ അമീറായിരിക്കേണ്ടത് ചവിട്ടടി കണ്ടുകൊണ്ടാക്കപ്പെടണം എവിടെയാണോ നിന്നത് അവിടെ നിന്നോളണം അവിടെ അതന്നെ അവന്റെ മനസ്സിലാണ് അപ്പൊ യാത്രാഘട്ടത്തെ കൺട്രോൾ ചെയ്തിട്ട് എവിടെ പോകണം എങ്ങോട്ട് പോകണം എത്ര അക്കത്ത് പോകണം എത്ര തെക്കനകത്ത് പോകണം എല്ലാം കൺട്രോൾ ആക്കിയിരിക്കണം വമിൻഹ അതിൽപ്പെട്ടതാണ് അന്നഹം ഇതാക്കാലും യാത്രക്കാർ ഒരു സംഘമാണെങ്കിൽ വലൈസ ഫീഹി മുഖദ്ദമുൻ ആ കൂട്ടത്തിൽ ഒരു മുഖദ്ദമില്ലാതെ വരികയും ചെയ്താൽ വലാ ശൈഖും ശൈഖുമില്ലാതെ വന്നാൽ എന്ത് വേണം അഞ്ചത്തഫിഖ് വല മുഖദ്ദമിൻ ഒരു മുഖദ്ദമിന് എല്ലാവരും കൂടി തീരുമാനിച്ചുകൊള്ളണം ശൈഖും ഇല്ല മുഖദ്ദമും ഇല്ല എന്നാൽ എല്ലാവരും കൂടെ ഒരാളെ മുക്കത്തമാക്കും ഒരു അമീർ ഇതിനാ ഇറബിഊന ഇലേഹിത്തി ഉമൂരിയും കാര്യങ്ങളിലും മൂപ്പറുമായി ബന്ധപ്പെട്ട് കാര്യം ചെയ്യണം പോകുന്നത് ഓരോ സംഭവം പറഞ്ഞു ഇന്നൊന്ന് പോയിട്ട് വെച്ച ഇന്ന ആവശ്യത്തിനാ പോകുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ കൂടി ആലോചിച്ചിട്ട് ഒരു കൗമിൽ ഹൈറില്ല അങ്ങനെയുള്ള കൗമാണ് ആ കൗമിലില്ല അള്ളാഹുവിന് വേണ്ടി ബഹുമാനിക്കപ്പെടുന്ന ഒരാള് അപ്പൊ ഈ അമീരനെ ബഹുമാനിക്കുന്നതിന് അള്ളാഹ് കൊണ്ടേ ബഹുമാനിക്കുന്നു അയാളെ നേതാവാക്കിയുടെ വെച്ചപ്പോൾ മുക്കദ്ദമാക്കി വെച്ചപ്പോൾ അള്ളാഹുവിന് വേണ്ടി ബഹുമാനിക്കപ്പെടുന്ന ഒരാളായി മുക്കദ്ദം സേഫോ ആരെങ്കിലാവട്ടെ വമാനാഹു സ്വാമിത്വം ഫിൽ അതീ ഇന്ദൽ മുന്തിരി മുന്തിരി അതാ തർഹീബ് തർഹീബിലല്ലേ എന്നൊന്നല്ലോ ഈ ഹരീത്തിന്റെ മാന വൈറാനിയില്ല മസ്താഹുൽ ആ ഹദീസിന്റെ ലഫ്ല എനിക്ക് ഓർമ്മയില്ല നമുക്ക് പറഞ്ഞു സാരി വളരെ സൂക്ഷ്മതയാണ് വക്കാല സുലമി റളിയല്ലാഹു അൻഹു പറയുന്നു ഫി ആദാബി സുഹബത്തിൽ പറഞ്ഞിട്ടുണ്ട് ومن آدابهم إذا اجتمعوا أن يقدموا أحدهم لتكون مراجعتهم إليه واعتمادهم عليه എന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഒരു മുഖദ്ദമിനെ അവർ ആക്കണം ഒരാളെ അതെന്തിനാ അവരുടെ മുറാജാത്തെല്ലാം ഈ മുക്കദ്ദുമായി ബന്ധപ്പെട്ടുണ്ടാവണം അതും അവരുമില്ലാകണം അപ്പൊ അതിന് പറ്റിയാളാകണം അതുകൊണ്ട് വയക്കൂർ അറജഹും അഖിലൻ അപ്പോൾ അഖില നല്ല ഉഷാറുള്ള ആളായിരിക്കണം മുക്കദ്ദമാക്കേണ്ടത് നല്ല ആക്കിൽ സുമ്മ അതില്ലെങ്കിൽ അക്ബറുഹും ഹിമ്മത്തൻ ഹിമ്മത്തുണ്ടാവും പെട്ടെന്ന് മാനസികമായിട്ട് അടന്നു പോവാത്ത നല്ല മനക്കരുത്തും തൊലിക്കത്തിനെല്ലാം പറയുമ്പോൾ മനക്കരുത്തില്ല ആളായിരിക്കണം അതുമില്ലെങ്കിൽ ഹാലാൽ മികച്ച ആൾ ആരാണോ അവിടെ പിടിച്ചാക്കണം ഹാലിൽ ഹാലിൽ നിന്ന് യാത്രയിൽ കാര്യമായിട്ട് വേണ്ട സബുറാണ് സബുറൂര് ഹാലാൽ യാത്രയിൽ കാര്യമായി വേണ്ട സബുറല്ലേ സഹനം അതാ ഹാലി സുമ്മാരമുഹമ്പിൽ മകഹബി പിന്നെയാണ് മസല കൊണ്ട് അറിയുന്ന ആളാലി ഉയർത്താനാക്കലി സുമ്മ അസന്നഹും പിന്നെ വയസ്സ് മൂത്താളെ കുടിച്ചേക്കൂടാ അപ്പൊ തെർത്തി ഇങ്ങനെയാണ് സുമ്മ قال النبي صلى الله عليه وسلم പറഞ്ഞു ഉമ്മുൽ ഖൗമ അക്റഹും ലികിതാബില്ലാഹ് ഒരു കൗമിന് ഇമാമാവേണ്ടത് ആരാണ് അള്ളാഹുവിന്റെ കിതാബിനെ കൂടുതൽ നല്ല കിറാത്തുള്ള ആളാണ് ഒരാൾ ഫൈസ്തവൗ കിറാത്തിന്റെ വിഷയത്തിൽ സമന്മാരാണെങ്കിൽ ഫഖഹും ഫിദ്ദീൻ ദീനിൽ കൂടുതൽ അറിവുള്ള ആളായിരിക്കണം ഫൈനിസ്തവ അതിന് സമാണെങ്കിൽ ഫാസന്നുഹും വയസ്സുമുട്ടാളായിരിക്കണം അതിന് സമാണെങ്കിൽ ഫാക്കതമുഹും ഹിജറത്തൻ ഹിജറയാൾ കൂടുതൽ പഴക്കമുള്ള ആൾ ആരാണോ അവരാണ് അത് ചുറ്റും പഴയകാലത്ത് മഹലിന് മറ്റു തെവിയിൽ കൊടുത്തിട്ടില്ല ആ അവിടെ അക്രതിന്റെ അർത്ഥം പറഞ്ഞത് ഇൽമടക്കമുള്ള അക്രാണ് അല്ലെങ്കിൽ ഫിക്കഹില്ലാതെ വെറും ഹാഫിളായ കാര്യമുണ്ട് തജീതുകൊണ്ട് മാത്രം ഇമാമത്തിന് അറിയില്ല അസ്ക ഇമാമത്തുക്കൊണ്ട് എവിടെ പറഞ്ഞു ഫിക്കഹിൽ പറഞ്ഞു അക്കറ് വേണമെന്ന് ഇവിടെയും പറഞ്ഞു ഹദീസിലും പറഞ്ഞു അഫ്കഹും അക്രവും എതിരല്ല ഇറാത്തോട് കൂടിയുള്ള ഫിക്കാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ കുലുക്കിനാൽ ഹസന് പിന്നെ അതബ് സ്ഥാപിക്കായാൽ സുമ്മസ്ബക്കും അസ്ബക്കും ഇരിക്കായിൽ മഷായഹ് പിന്നെ മഷായഹന്മാരുടെ കാൽ കൊണ്ട് കൂടുതൽ കാലപ്പഴക്കമുള്ള ആളാരാണോ അങ്ങനെ പോകുന്നു ഇന്താൽ മുറാദു ഇൻഹു മുഴുവനും പറഞ്ഞിട്ടില്ല അത് മുറാദായ വശം മാത്രമേ എടുത്തുകൊണ്ടുള്ളൂ സുലമി റളിയല്ലാഹു വീണ്ടും പറയുന്നു വമിൻ ആദാബിഹിം അല്ലാ യജ്രിയ ബൈനഹും ഫീ ഹദീസിഹിം ഹാദാ ലീ വഹാദാ ലക അവരുടെ ഒന്നിച്ചു പോകുന്ന പോക്കുണ്ടല്ലോ അവരുടെ സംസാരത്തിൽ ഇതെല്ലാം എന്റെ ഇതെല്ലാം നിന്റെ തൊട്ട് ഇങ്ങനെ ഒരു പാർട്ടീസൺ സ്വഭാവം പറ്റൂല എല്ലാം നീ കൂടി പോയിക്കൊള്ളുന്നു എന്റേത് നിന്റെ തൊട്ട് ഒരു ഓണിയൊക്കലുണ്ടല്ലോ അപ്പുന അപ്പുന അത് പറ്റൂല അതുപോലെ വലോക്കാന കഥ ലംഞ്ഞക്കും കഥ ഇന്നാൽ ഇന്നതുണ്ടാകുമെങ്കിൽ ഇന്നാതുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ല അന്ന് കഥാകഥത്തിനെതിരേക്ക് പറയുന്നേ അത് വേണ്ട അതല്ല വല അല്ല വാസ വലിമ ഫാൽത്ത വലിമലം തഫാൽ ഇതേ ചോദ്യങ്ങൾ വല അല്ല ആസ ലൈത്ത ലിമ ഫാൽത്ത ഹാദ ലിമ ലം തഫാൽ ഹാദ അങ്ങനെ രീതിയില്ല ഇതെല്ലാം എന്താ ഗുരുമാരുണ്ടാക്കും ഒമാജിനി മാജറ പൈ നാ മിൻ അഖലാഖിൽ അത് കറാമുന്നാസിന്റെ കുളത്തിൽപ്പെട്ടതാണ് അത് നമുക്ക് വെച്ചില്ല ഇനിയും പാടം ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പറഞ്ഞില്ല ഇതിനായി ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കല്ല അത് ഉപദേശ രീതിയല്ലേ പക്ഷായ അതുകൊണ്ട് രീതിയില്ല ഇത്തലാലൊക്കൊന്നും ഇസ്ലാമിന് മനസ്സാണില്ല എന്നല്ല ലോ ലവ് എന്നുകൊണ്ട് പ്രയോഗമുണ്ടല്ല അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ ഈ സബബും സബബും തമ്മിലുള്ള മരണത്തിന്റെ മുകളിൽ മാത്രം സംഗതി കണിച്ചു വെക്കലില്ല എന്നിട്ട് അതിനെ തുടർന്ന് വിമർശനം വരും വിമർശനം വരുമ്പോ യാത്രയാ രംഗം അപ്പൊ കുഴപ്പമുണ്ടാവും അതൊരു പോലല്ലോ ഉമ്മക്കാല പിന്നെ സുലമീറിയെന്നു പറയുന്നു വലായും അവരുടെ നടക്കരുത് എരവ് സാധനം കൊടുക്കലും അൽസ്റ്റാറത്തു എരവ് ചോദിക്കലും ഒന്ന് വായ്പ കിട്ടുന്നുണ്ട് വായ്പ വാങ്ങലും കൊടുക്കലും രണ്ടും വേണ്ട قال بعضهم ചില പറയുന്നു അസൂഫിയും ലാ യുഈറു വലാ യസ്തഈറൂന സൂഫിയായ ആള് എരവ് സാധനം കൊടുക്കലുമില്ല അത് ചോദിച്ചു വാങ്ങലുമില്ല വല തജ്രി ബൈനഹും അവരുടെ നടക്കാൻ പാടില്ല അൽ മുഖാസമത്തു ശണ്ട നടക്കരുത് വല മുജാദലത്തു തർക്കങ്ങൾ നടക്കരുത് വല ഇസ്തിഹിസ ഒരാള് വേറാളെ പരിഹാസമാക്കലി വലൽ ഇസ്തിറാഹു മറ്റൊരാളെ അവഗണിച്ച് തരംതാക്കലി വലൽ മുറാജഅത്തു മുറാജഅ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പറയാം ഒരാൾ പറയാം അങ്ങനെ ഒരാൾ പറയാം എതിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ ആ വലൽ മുഖാലബത്തു ഒരാളെ തോക്കലും ജയിക്കലുണ്ടല്ലോ ആരാ തോക്ക ആരാ ജയിക്കാൻ നോക്കട്ടെ അല്ല അതും വേണ്ട വല ഹലബീയത്തു മറ്റൊരു മുഖാലഭാന്ന് പറഞ്ഞ പരീക്ഷണ രീതി നടക്കലാണ് ആരാ തോക്ക ആരാ ജയിക്കാൻ നോക്കലി ഹലബീയത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ട് ഒരാൾ ജയിച്ചാൽ ഒരാൾ തോറ്റത് ആ സ്വഭാവം എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല തോറ്റാളെ തോറ്റാളായി കാണാൻ ജയിച്ചാളെ ജയിച്ചാളായിട്ട് കാണുക അതും വേണ്ട വല നക്കീസത്തു അലോപ്പസിത്ത നക്കീസത്ത് മറ്റേക്ക് കുറവ് ലാ തക്കൂന് ബൈനവും ഇതൊന്നും അവരുടെ ഉണ്ടാകാൻ പാടില്ല മിന്നും അവരിൽപ്പെട്ട ഓരോരുത്തരും അവടലിൽ കബീരി മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കല്ലിമിരി ഒരു മോന്റെ മാതിരി ആയിക്കോട്ടെ വലിസ്തീരി ചെറിയ ആളുകളെ കൊള്ള ചേർത്ത് കൽ അബി ഉപ്പാന്റെ മാതിരി ആയിക്കോട്ടെ വലിന്നതീരി സമപ്രായക്കാരിലേക്ക് കൽ അഹീർ സഹോദരന്മാരിലായിക്കോട്ടെ വലിൽ വാലിദൈനി മാതാപിതാക്കന്മാരോ ഉസ്താദന്മാരോ കൂട്ടത്തിലുണ്ടെങ്കിൽ മംലോക്കി ഒരു നിൽക്കപ്പെട്ട അടിമയുണ്ടല്ലോ ഓനമാരായിക്കൊള്ളട്ടെ യാത്രയിൽ ഒരു പ്രശ്നമില്ല ഇത് പറയുന്നത് ഈ പറഞ്ഞോട് തുടങ്ങിയാലും പറഞ്ഞില്ലേ അത് യാത്രക്ക് മാത്രം എന്താ എല്ലാ ഇപ്പോഴും തന്നെ വേണ്ടത് വഹാദ ലൈസ ഹാസം ബിസ് ഈ പറഞ്ഞൊന്ന് സഫർവാജ് പ്രത്യേകിച്ചുള്ളൊന്നല്ല വൈന്നമാവും ആദാബിയും സ്വഹബത്തി അലർദ്ധവാം ഏതവസരത്തിലുള്ള സ്വഹമ്പത്തായാലും വേണ്ടത് തന്നെയാ പക്ഷേ വഫി സഫരി അക്തറുഹും സഫറിൽ അക്തറാന്നേ ഉള്ളൂ വഫി സഫരി അക്തറും അതുകൊണ്ട് സഫർ എന്ന് പറഞ്ഞാൽ യുസ്ഫിർ അനിൽ ഒരു മനുഷ്യന്റെ അയവുകളെല്ലാം പുറത്തു ചാടിക്കുന്ന സാധനമാണ് സഫർ അതുകൊണ്ട് ആ സഫർ സഫർ എന്ന് പേര് വന്നത് അപ്പോ അലായബക്കാല ഹാലിഹിഫി ഹാലി സഫരി അപ്പൊ സഫറിന്റെ ഹാലത്തിൽ ഒരേ നിലക്ക് നിൽക്കാൻ കഴിയൂല ഇല്ല സിദ്ദീഖോ സിദ്ദീഖായ ആക്കലിലാണ് സഫറും വലിയ ആദരലമാൽ തന്നെ സ്വഭാവം മാറ്റോ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് തുടർന്ന് സിദ്ദീഖിങ്ങളാണോ നമ്മൾ കുറെ സഫർ പോയപ്പോ ഒന്നും ഉണ്ടായില്ല ഒന്നുമില്ലല്ലോ നിങ്ങള് ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മളെന്നെ സിദ്ദീഖിങ്ങളോ ഏഹ് ആ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല സഫറുണ്ടാകുമ്പോ ഒരു പ്രത്യേകിച്ചു അപ്പൊ ചിലര് സഫറിൽ നല്ലോണം നല്ല സ്വഭാവക്കാർ അന്ന് കണ്ടിട്ടുണ്ട് അതല്ലേ കാണാം ഏഹ് വമിൻഹ اذا അന്നു ഇതാക്കുമല الى بلده അവൻ നാട്ടിലേക്ക് മുന്നിട്ട് വരികയാണ് അങ്ങനെ ഭരതിലേക്ക് അടുത്തെത്തി യാത്ര മടക്കത്തില്ല എന്നാൽ കാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഖദീർ آئمون تائبون عابدون ساجدون لربنا حامدون صدق الله وعده ونصر عبده وهزم الأحزاب وحده അത് ഹരീത്തിൽ വന്ന വാരിതായ ദിക്കണം ഹജ്ജിനെല്ലാം പോയിട്ട് വരുമ്പോൾ ചെല്ലലുണ്ടല്ല ലാ യസാലു യഖൂലുഹ ഹത്താ ജുഹ്റൽ ബലദ നാട്ടിലേക്ക് പ്രവേശിക്കുന്നവരെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഫൈദാ ദഖലഹ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ قال اللهم اجعل لنا بها قرارا وارزقنا حسنا فإذا دخل على أهله قال أوبا أوبا لربنا توبا لا يغادر علينا حوبا ذكر حديث المعدة ذكرنا ഇനി ومنها ആദാബിൽപ്പെട്ടതാണ് അന്നഹു ينبغي أن يستصحب هدية لأهله وأقاربه وجيرانه അഹലുകാർക്ക് ബന്ധുക്കൾക്ക് അയൽവാസികൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഹതിയ വരുമ്പം കൊണ്ടുവരണം വരും ഷർട്ടോ മുട്ടായിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും യാത്ര പോയിട്ടെല്ലാം വരുമ്പോ നിങ്ങൾ കൊണ്ടുവരണം അതെന്തിനാ അത്ര അലാക്കാതിരി ഈ കഴിവിന്റെ കണക്കനുസരിച്ച് മതി ഹൗബ് എന്ന് പറഞ്ഞാൽ ദോഷം ഹൗമൻ കവി ഹൗബ് ഹൗബ് രണ്ടും പറയുന്നുണ്ടല്ലോ വമിന്ന അതിൽപ്പെട്ടതാണ് അന്നഹൂയം ബഹയതുക്കൽ അവലന്നാരി പകലിന്റെ ആദ്യത്തിൽ പ്രവേശിക്കുന്ന നട്ടപ്പകലക്കൽ വന്ന് വാതിൽ മുട്ടി വിളിച്ചാൽ ഒരു വിഷമുണ്ടാക്കലാണല്ലോ പിന്നെ നറൂറത്ത് വന്നാൽ അപ്പൊ വല ഇതുലൈരൻ രാത്രി ഇത് കടന്നു ചെല്ലരുത് ഫൈൻ തഹദറ അങ്ങനെ മുത്താദിനെ ഇറസൽ റസൂൽ ആദ്യ ദൂതനാക്കണം ഞാനും ബിഹി ഇന്ന സമയത്ത് വരൂ എന്നൊരു പോമ്പിളിച്ചിട്ടാട്ടൊന്ന് പറഞ്ഞേക്കാനി ഒരു വിവരം കൊടുത്തേക്കാനി അറ്റം പരൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ പരക്കാർക്ക് ബുദ്ധിമുട്ടായി ചിലപ്പോ അതൊരു Porque... അലൈഹിസ്സലാം വിരോധിച്ചു അഞ്ഞുത്തലക്ക് അഹലഹുലൈനൻ രാത്രി പോയി ജവാദിനെ മുട്ടി വിളിക്കല് തങ്ങൾ വിരോധിച്ചിരിക്കുന്നു പിന്നെ നെഫ്സിനോ പൈസക്കൊന്നും അമ്മില്ല എന്ന് കണ്ടാ പിന്നെ വരാണ്ടും കഴിയൂലല്ല കുറച്ചുകൂടി പോയിക്കൂടെ എട്ടാമത്തെ അഹക്കാമിലേക്കാണ് ഒട്ടാകെ ഒമ്പത് അഹക്കാമാണുള്ളത് എട്ട് എട്ടും കഴിഞ്ഞാൽ ഒമ്പതും കഴിഞ്ഞാൽ കിട്ടാവ് തീർന്നു എന്താ വഹുബസ് ആൽ ചോദിക്കുന്നുണ്ടല്ല മാങ്ങാമ്പോക്ക് അതിനെ പറ്റിയാണ് സകാല മുപ്പത് അസ്സാമിനു എട്ടാമത്തെ ഹുക്കുമ് സുഹാലിലാകുന്നു സ്വാൽ എന്ന് വെച്ചാൽ അത്തലബ് കുൽത്തു ذكر في هذه الترجمة ഈ എറ്റിങ്കിൽ മൂപ്പർ പറയാൻ പോകുന്നത് ഹുക്കുമഹു ആദാബഹു മവാത്തിനഹു ഒന്ന് സുഹാലിന്റെ ഹുക്കുമെന്താണ് വാജിബോ ഹറാമോ കറാഹത്തോ അത് ചെയ്യേണ്ടി വന്നാൽ അതിന് മര്യാദ എങ്ങനെ ആദാബ് പിന്നെ ഏതെല്ലാം സന്ദർഭങ്ങൾ അത് ചെയ്യാം ഏതെല്ലാം സന്ദർഭത്തിൽ ഒഴിവാക്കണം ഇതൊക്കെയാണ് മൂന്ന് കാര്യം ഹുക്കുമ്പ് കൊണ്ട് തുടങ്ങി അവളാ ഹുക്കുമു فورا وفورا عندهم ممنوع സുആലിന്റെ ഹുക്കുമ് ഇന്ദഹും അവരെടുക്കൽ മഷ്റൂ ആണ് തൗറൻ ഒരവസരത്തിൽ മഷ്റൂം എന്തായി ഹലാലോ അല്ലെങ്കിൽ വാജിബോ മുസ്തഹബോ ആയിട്ട് വരും മഷ്റൂമ ചെയ്യാൻ അനുവദിക്കോട്ടെ പോലെ വത്തൗറൻ മറ്റൊരവസരത്തിൽ ഇന്ദഹും മംനൂ അത് വിരോധിക്കപ്പെട്ടതുമാണ് അപ്പൊ ഹറാമോ ആയി മാറും അങ്ങനെ രണ്ട് അരണ്ട് അവ ചുരുക്കത്തിൽ എന്തായി അഞ്ച് ഹുക്കുമ വീർന്നായി ഇന്ദഹും മഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ട് ഹുക്കുമ വന്നു മഷറൂ എന്ന് പറയുമ്പോൾ മൂന്ന് ഹുക്കുമം വന്നു ഏഴം അന്നസ്സു ആല ഫി ശരീരത്തിൽ ജവാസ് ശരീരത്തിലെ അസ്ലി ജവാസ എന്തുകൊണ്ട് കാലല്ലാഹു താന അമ്മ സായില ഫലാ തന്ന ചോദിച്ചു വരുന്ന ആളെ നിങ്ങൾ ആട്ടി ഓടിക്കല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ചോദിച്ചു വരുന്ന ആൾക്ക് ആട്ടി ഓടിക്കപ്പെടാതിരിക്കൽ എന്നൊരു ഹക്കല്ല ഇവിടെ കൊടുത്തു അപ്പൊ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലേ അല്ലെ ആദ്യം തന്നെ ആ ചോദ്യം തന്നെ മമ്മിയാണെങ്കിൽ ചോദിക്കല്ലാതെ വായിക്കല്ലേ വേണ്ടി അപ്പൊ ചോദ്യം ഇവിടെ അളവ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും വക്കാല അലഹിസ്സലാം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അഫിസായില ചോദിക്കുന്ന ആൾക്ക് കൊടുക്കണം വലുവല പറഞ്ഞ് കുതിരപ്പുറത്ത് വന്ന ആളായാലും തിരക്കേടില്ല എന്നവനെ അവിടെ നിനക്കൊരു ഹക്കുണ്ട് എന്നാ പറഞ്ഞത് അരി തുമ്മ ഇനിയിപ്പൊ അസലി ജവാസ് പറഞ്ഞു താത്തരിയിൽ ഹക്കാമുൽ ഹംസത്തു ഫിക്കഹിലുള്ള അഞ്ച് ഹുക്കുമും ഇതുമായി ബന്ധപ്പെടും വാജിബൻ മന്ദൂബൻ മുബാഹൻ മക്രൂഹൻ ഹറാമൻ എല്ലാം ആകും അമ്മൽ വാജിബ് ആദ്യം പറയാം വഹുവ സുഹാറുൽ അത് മുസ്തറായ ആള് ചോദിക്കലാണ് കഷ്ടപ്പെട്ടി ചോദിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ ആകെ ഗതികെട്ടും എല്ലാം പോകും അങ്ങനെ മുത്തറിനായിപ്പോ അയാൾക്ക് ചോദിക്കൽ വാജിബാകുന്നു അങ്ങനെ മുത്തർ രണ്ടുണ്ട് ഹൗഫൻ അൽ ബഷരി ഒന്ന് മനുഷ്യ പ്രകൃതിയുടെ മുകളിൽ ഹൗഫ് എന്ന് വെച്ചാൽ തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല ആദ കഷ്ടപ്പെട്ട് മരിച്ചു പോകും അപ്പൊ അങ്ങനെ ഇത്രാറ് വന്നു അത് റുഹാനിയായ ഇത്രാറുണ്ട് ഹൗഫ് എന്ന് വെച്ചാൽ ഇവർക്ക് ഹബ്ബുൽ ജാഹും റബ്ബുൽ ജാഹെല്ലാം വന്നിട്ട് വലിയ പോലീസിന്റെ ആളായിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഉടച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവനെന്താകും ദീനിൽ ഹലാക്കാവൂന്ന് വന്നു ദീനിയ രംഗത്ത് പോയി അപ്പൊ ഇനി എന്താക്കണോ ഈ സ്ഥാനം വാങ്ങാൻ കുറക്കാൻ വേണ്ടി ഒരു അരക്കലിലാണ് വൃത്തിയില്ലെന്ന് പറഞ്ഞു അവന്റെ സ്ഥാനം കുറക്കാൻ വേണ്ടി അതാണ് റുഹാനിയത്തായ ഇൽസിറാർ അതാലിക്ക് അതാ പറഞ്ഞ എപ്പോഴാണ് ഇതാ കലബത്തുഹു നഫ്സുഹു അവന്റെ നഫ്സ് മികച്ചു കളഞ്ഞു വിദ്യാസത്തിൽ വൽക്കിബരി ആകാനും കിബിർ കാട്ടാനും റയീസല്ലേ നേതാവാകലും കിബിർ കാട്ടാനും അപ്പൊ അത് കുറക്കണമെങ്കിൽ എന്നാലേ ശരിയാവുള്ളൂ എന്നുണ്ട് ഇറക്കിയാണ് അല്ലെങ്കിൽ എന്താകും റിയാസത്തും കിബിർ കൊണ്ടോ നരകത്തിലേക്കാ പോകാൻ പോകുന്നു മുത്തറയ്ക്കും വാജിബ ഇരക്കൽ വാജിബാണ് ആരിക്ക് അരൽമുരീദിന്റെ തുടക്കത്തിൽ ബിദാത്തിന്റെ രംഗം തവസത്തിൽ ഉണ്ടല്ലോ വിദായത്തിൽ സുആാല് വാജിബാണെന്ന് ഇബിനെ അറബി ഞങ്ങൾ പോകും അതെവിടെയുണ്ട് ഹാസ്ബമാതക്കറുകൾ കത്തല്ലാൻ ഇമാമ് ഷറഹിൽ ബുഖാരി പറഞ്ഞിട്ടുണ്ട് ഇർഷാദ് സാരിയാണ് നമ്മുടെ കിതാബ് ജക്കാത്തിന്റെ വാവിൽ നോക്കിയാൽ കാണാം മന്തോബോ ഇനി മന്തോബ് പറയട്ടെ രണ്ടാമത്തെ ഇത് അതല്ല മഷൂറല്ല നമുക്ക് തുടങ്ങുന്നത് മഷൂറമോ വാജിബ് മന്തോബ് മുഹാഹന് തർത്തീവായിട്ട് പറയേണ്ടത് പറയാം ഫഹുവ ഇലാസഅലി ഗൈരിഹി ഗൈറിന് വേണ്ടി എന്താക്കി ഇയാൾ ചോദിക്കുന്നു അത് മന്ദൂപാണ് വേറൊരാൾ വന്നിട്ടുണ്ട് ഓനിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം ഇവിടെ എല്ലാം പിരി കൊടുക്കാൻ നടക്കുന്നു വേറെ അത് മന്തൂബാണ് ഒരു സാധനം സഹായിക്കാൻ അല്ലെങ്കിൽ ആവുൽ ഈ തഹദീബ് നഫ്സി ബാറാക്ക് വേണ്ടിയിട്ട് നഫ്സിനെ തഹദീബാക്കാൻ അതെങ്ങനെ ഇന്തൽ അമ്നി അലൈഹ നഫ്സിന്റെ മേളിൽ അമ്മുണ്ട് ഹാലിബായിട്ടില്ല ഹാലിബായാൽ ഇറക്കൽ ഉജൂബ് അപ്പുറം പറഞ്ഞു പോയി ഹാലിബായിട്ടില്ല എന്നാലും അന്നുണ്ട് അന്നുണ്ടായാലും നെഫ്റ്റിന്റെ തഹദീമിന് വേണ്ടി ചോദിക്കും മുസ്തഹബാണെന്ന് പറയും അപ്പൊ രണ്ടു രണ്ടുവർക്കുമായി അപ്പൊ എന്തെല്ലാം അമ്നി അലയ അതിനെ തൊട്ട് മഹത്തറതായി കലപത്തിനെ തൊട്ട് മഹത്തറസായി കാലിബാമം നമ്പില്ലല്ലോ നെഫ്സിന് വേണ്ടി കീഴ്പ്പെട്ടു പോയില്ലേ അവിടെ ചോദിക്കൽ ബുജൂബ് നെഫ്സിനെ തൊട്ട് അമ്നുണ്ട് എന്നാൽ തഹദീബിന് നല്ലതാണ് എന്നാ ചോദിക്കണം മുസ്താഹബായി എത്തർസം അബ്ബിഹി അമ്മ കമാ ഇനി മുബാഹുണ്ട് ഇതിന് എത്തിബാറള്ളി നഫ്സിഹി ഒരു പരീക്ഷ നടത്തല് എന്തെന്ന് ഹാൽ തക്ലീറു അലേഹി അംല ചോദിക്കലിന് പോലെ ഇവർക്ക് സഹനം വരുന്നുണ്ടോ എന്നറിയാൻ പോലെ പരീക്ഷ നടത്താനും ചോദിച്ചു നോക്കിയാൽ മനസ്സിന് വല്ലാത്ത തിടുക്കത്തരം വരുന്നുണ്ടോ അത് സഹിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്നൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മുനാഫം ചോദിച്ചോ അത് മുബാഹ ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം വൈരാത്താല അഹദുഹോ വിധി ഈ സുഹാല് കൊണ്ട് ഇവൻ കുറേ കാലം തേച്ചൂട്ടിന്ന് വെക്കാം എന്നാൽ ഇഖ്തബറഹ നഫ്സിനെന്താക്കണം ഒരു പരീക്ഷണം നടത്തണം ഹൽ റജാത്തിൽ യാസരിഹ ഔഹിയ ബാക്കിയത്തിനല്ല മോത്തിഹ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ആള് സ്വാലായിട്ട് നടന്നു എന്നിട്ട് ഇനി ചോദിക്കണം ചോദിക്കാണ്ടത്തിലോ ഇത് നോക്കിയാൽ എങ്ങനെയുണ്ട് എന്റെ ഹാലി അസലിലേക്ക് മടങ്ങിയിട്ടുണ്ടോ എല്ലാ മുഖത്തിലാണോ ഉള്ളത് ഗസ്റ്റ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ഒരു പരീക്ഷണത്തിന് അത് മുബാഹ മക്രൂഹ് ഏതാണ് കപിലം നറൂറ ദറൂറത്ത് വന്നിട്ടുമില്ല ഹാജത്ത് വന്നിട്ടുമുണ്ട് മൂന്നിന്റെ ആവശ്യം ഒന്ന് ആവശ്യം മറ്റൊന്ന് അത്യാവശ്യം മറ്റൊന്ന് അനാവശ്യം നാലാമത്തൊന്നില്ലല്ലോ നമ്മൾക്കൊരു പത്ത് റുപ്യ കിട്ടിയാൽ എന്താക്കണം നമ്മളെ പൈസ കൊണ്ടുള്ള കാര്യങ്ങൾ മൂന്നായി ഓഹരി വെക്കണം അനാവശ്യം അത്യാവശ്യം ആവശ്യം അനാവശ്യം പച്ചകട ഇനി അരണം ബാക്കിയുണ്ട് അത്യാവശ്യത്തിന് മുൻഗണന അത്യാവശ്യം കഴിഞ്ഞിട്ട് ആവശ്യം എന്നാ പിന്നെ കടമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആയുർവേദ ഇപ്പൊ അത് പറയുന്നുണ്ട് തക്കപ്പിന് വേണ്ടിയിട്ട് അത് വന്നിട്ട് ഖിലാഫയില്ല മുജുമാൻ അലി എന്ന് പറഞ്ഞതാണ് വരുന്നുണ്ട് വക്കീല ലറൂറത്തിന്റെ അവസരത്തിൽ ഇല്ലാതെ കണ്ട് വെറും ഹാജത്തിനെന്നല്ലേ പറഞ്ഞത് അത് മക്രൂഹാന്നല്ലേ അവിടെ മുബാഹാണെന്നും കൗലുണ്ട് അത് വരും വാമ്മൽ ഹറാമായ തുഹാർ ഏതാണ് സുഹാലു തക്കസുറൻ അതാ പൈസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യ പോരാത്ത കൊണ്ട് ചോദിച്ചു വാങ്ങലേ അതാ തക്കസുർ ഉള്ളതിനെ കൊണ്ട് വൃത്താക്കുന്നില്ല അതുപോലെ എന്നല് വേറെ ആളെ ചോദിച്ചു ചെല്ലുമ്പോൾ ഇതിൽ പണക്കാരനാണ് കൊണ്ടാക്കാൻ നമ്മളിങ്ങനെ ഇൽഹാഹ് മറ്റവനെ ശല്യപ്പെടുത്തരുത് ഈ അക്സാമിനെ പറ്റിയുള്ള കലാം വരും ഫീ ഷറഹി കലാമിൻ നാളിം നാളിം പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറയുന്നു ചോദിച്ചിട്ട് കൊടുക്കുന്നു അതാവില്ല തുറപ്പിലൂടെ കൊടുത്തെങ്കിൽ പക്ഷെ ചോദ്യം തുടങ്ങല് കുറ്റക്കാരനായി മതി അതിൽ പക്ഷെ ചെറു ബന്ധത്തോടെയാണെങ്കിൽ കുഴപ്പമില്ല അയാളുടെ ചോദ്യം അതുകൊണ്ട് പ്രശ്നമില്ല ചോദിച്ച വകയിൽ മനസ്സില്ലാ മനസ്സോടെ നോടുണ്ടാക്കി ഇവന് കഴിച്ചിലാകാൻ വേണ്ടിയതാണ് അത് വേണ്ടി ആളടയിൽ പുരുക്കടാവല്ല കൊടുത്തില്ലെങ്കിൽ അപ്പൊ ടീമിനെത്തില്ല അപ്പൊ ആറാമോ ആ ചോദിക്കണം ബുദ്ധിമുട്ടാണ് അതെല്ലാം പറയുന്നുണ്ട് എല്ലാം പറയും ഒന്നും ഒഴിവാക്കണ്ട സകാല വമാ على السائل من تأويل فرضا لأجل قهر النفس والترهيل فمنه للأذواق والأحوال كان رام النفس بالسؤال قالوا ولا خير إذا في العبد ما لم يكن قبل طعم الرد وما على السائل ചോദിക്കുന്ന ഒരാൾ മേലിലില്ല മിൻ തഹ്വീലിൻ അപ്പോൾ തകവീലുമില്ല എന്ന് വെച്ചാൽ ചോദിച്ചോട്ടെ എന്ന് വെക്കുക തന്നെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനൊന്നുമില്ല എന്തിനുവേണ്ടി ചോദിക്കുന്നു ഈ അജന് കഹലിൻ നഫ്ലി നഫ്സിനെ കഹറാക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അതിലിനും അത് ഒന്നേ അർത്ഥം തന്നെ അതുപോലെ പമിൻ ഒരില്ലതുവാക്കി വല്ല അഹ്വാലി അഹ്വാല് അതുവാ കൊടിയോറ വക്കൽ നിന്നും അന്ന് അരി മൻകാനറാമൻ നഫ്സ ബിസ്സു ആലി ചോദിക്കൽ കൊണ്ട് നഫ്സിനെന്താക്കും ദിയാള പഠിപ്പിക്കുന്ന ആളുണ്ടാകും എത്ര ഇതിലാക്കി കാലു അവർ പറയുന്നു വല ഹൈറ ഇതൻ ഫിൽ അബുദി അബുദിൽ ഈ ഹൈറില്ല എപ്പോഴും മാലം ഞെക്കും കതിലാക്ക താമർ റദ്ദി ചോദിക്കും ഒന്നില്ല എന്നിട്ട് മടക്കലുണ്ടല്ല ആ മടക്കം ഉണ്ടാകുന്ന ആ ഒരു സഹനതാണ് അത് ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ചിട്ടുണ്ടാക്കാൻ ശരീരം ജീവിക്കാത്ത കാലത്തൊന്നും ഹൈറുണ്ടാവില്ല ഇതിന്റെ ഈ റിയാസത്തും ആ കിബറെല്ലാം ഒന്നും അടയണ്ട് ഈ ആട്ടലും ഇതൊക്കെ അതാണ് ആട്ടപ്പെട്ടിട്ടുണ്ടാക്കണം പഠിക്കണം ഒരു പഠിക്കണം ഈ കഹലിൻ നഫ്സി യസ്ദുക്കുബിൽ വാജി വിവൽ മന്തോകും ഏ കഹറും നഫ്സിന് വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കുന്നു എന്നാൽ അത് വാജിബ് ആകാം മന്തൂബും ആകാം രണ്ടുകൊണ്ട് സാധിക്കാവുന്നതാണ് ആരിക്കാ മന്തൂബ് ആരിക്കാ വാജിബ് നഫ്സ് കഹറായിക്കൊണ്ട് ഇവനെ കീഴ്പ്പെടുന്ന ചുറ്റുപാടെന്നാ വാജിബ് അതേ അവസരം ദൗക്കിന്റെ ഹലുകാർ എന്തുണ്ട് നഫ്സ് കീഴ്പ്പെടുത്തിയിരുന്നില്ല എന്നാലും ഓരോ സ്ഥാനമായിട്ട് തസ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതാരാ വന്നത് വലിയുള്ള എന്ന് ചെയ്യേണ്ട ഒരു യാചകം വന്നു പോയെന്ന് തിരിഞ്ഞോട്ടെ ആ തസ്റിനെ കൊണ്ട് എന്താക്കാം ചിലപ്പോ സ്വാറി മന്ദു വായിച്ചും വരാം നപ്പാൽ വാജിബ് അപ്പൊ വാജിബുള്ള ഉണ്ടുകൊണ്ടില്ലല്ലോ അത് ആ വാജിബമായി കാലത്ത് നഫ്സുഹോ ആലിബത്തന്നലേഹി നഫ്സ് ആലിബായി മാറിയ സ്ഥലത്താകുന്നു എത്തരത്തിൽ നഫ്സിലുണ്ട് എന്നാണ് കാമുകത്തിൽ അർത്ഥം കൊടുത്തത് അതിന് മക്കൾ ഒരു ബാത്തിലായ കാര്യം കൊണ്ട് സഹനടിക്കൽ ഞണ്ടിൽ ഒരാൾ ഉണ്ട് കിബിറുണ്ട് റിയാസത്തുണ്ട് എത്രത് വലായും കിനു ദവാഹ അതിന് ചികിത്സ ചെയ്യാൻ സാധിക്കൂല ഇല്ല ചോയ്ക്കലും അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതാ ഈ കൗലിഹി ഈ സ്ഥലത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് ആ മങ്കാൻ ഒരു കടുമണി തൂക്കം കിബർ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ കയറൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു കടുമണി തൂക്കം കിബർ പോണെങ്കിൽ എന്ത് വേണോ ചോദിക്കലല്ലാതെ നിവൃത്തിയില്ല ചോദിക്കുക തന്നെ അനുഭവിച്ചു മന്ദോ മായില കാലത്ത് മഹമൂലത്തം മിന്താലിക്കാൻ നഫ്സിന്റെ ഈ തുകയാനുണ്ടല്ലോ തലപത്തും ഇവരും അതിനെ തൊട്ട് അന്നുണ്ട് പക്ഷെ എല്ലാത്തിനും സക്കുല അലൈഹ നെഫ്സിന്റെ മേരി ചോദിക്കലെന്നുള്ള എന്നുള്ള എന്താണ് ഒരു ഭാരമായി തോന്നും നെഫ്സിന് അനിഷ്ടകരം അപ്പൊ നെഫ്സിന് എന്താ അനിഷ്ടകരമായ പ്രവൃത്തി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇടവിട്ടു ഇത് കൃത്യമായി എന്താ പറയാ വാചമഹത്വം എന്നോ സ്വാലിനത്തട്ട് ഇത് മൂട്ടുകാട്ടുന്നുണ്ട് ചോദിക്കാൻ തയ്യാറില്ല അപ്പൊ നഫ്സിനോട് മുഖാലഫത്തിന് കൊണ്ട് എന്താക്കാൻ ആശ്രയിക്കും ഇവനാണെങ്കിൽ ഒരു യാവത്തിന്റെ അവസ്ഥയിലാണ് ഉള്ളത് താനും എന്ന ഫഹാദ മുസ്തഹബും ഫി ഹത്തിഹി അവന്റെ ഹത്തിൽ അത് മുസ്തഹബാണ് എന്തുകൊണ്ട് ഇതെല്ലാം ലായക്കൊലു അലേഹ മാ അതിപ്പോ ഇല്ലാപ്പ ഇല്ല അവിടെ ഒപ്പിച്ച് ഒന്ന് നോക്കിയട്ടെ മുസ്തഹബാണ് ഓന്റെ ഹക്കിലി ആരെ ഹക്കിലി ഇവനിക്ക് നെസ് കൊണ്ട് അലപത്തൊന്നുമില്ല കിബറുമില്ല പക്ഷെ അവസ്ഥയിൽ ഇപ്പൊ ഉള്ളത് ആ റിയാലിന്റെ ആരുള്ള കാരണത്തിന് വേണ്ടി നെസ്റ്റിന് എന്തുണ്ട് ചോദിക്കൽ ഭാരമായി തോന്നുന്നതാണ് ചോദിച്ചാൽ നഫ്സിന് ഇഷ്ടകരമായ അല്ല അപ്പൊ അനിഷ്ടകരമായ കാര്യം ചുമത്തലല്ല വേണ്ടത് അതിനാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് അപ്പോ ഈ ദിനായത്തിനോ തലീന് ശരിയാകുന്നുണ്ടോ ഇല്ലോ എന്നെ ചോദ്യം അവനിക്കൊരു മുസ്തഹമ്പാണ് കാരണം ലായസ്കുലു അലിഹ നഫ്സിന്റെ മേല് ചിക്കലായി തോന്നൂല മായക്കത്തുലുഹ അതിനെ കൊല്ലുന്നത് ആ അങ്ങനെ വരട്ടെ അതല്ല പറഞ്ഞു ഇവർ തൊക്കുന്നില്ല എന്ന് പറയുന്നത് തലീന് ശരിയാകുന്നില്ല ആ നടയിലെ കൂടെ ഭാരത്തിന്റെ ഗട്ടുവാകൂല ഇല്ലാമായ കുത്തുല നഫ്സിനെ മരിപ്പിക്കുന്ന സാധനമല്ലാതെ ഇപ്പം ഭാരമുള്ള തുവാലി അല്ലെ അപ്പം മരിപ്പിക്കുന്ന സാധനം ഈ തുവാലി അപ്പോൾ എന്താക്ക് പല എത്ര അധികം കത്തിലാ മിന്നു അതുകൊണ്ട് ചോദിക്കില്ല ഞാൻ കത്തിന്റെ ഏറ്റവും നെറ്റ് നഫ്സിനാറ്റം കത്തിലിയട്ടെ നഫ്സ് കത്തിലെയ്താൽ കൽബന്താവും ഹയാത്താകും فتقرب عليه فتقرب عليه المسافة അപ്പോൾ അള്ളാഹുവിന്റെ വസൂലിലേക്കുള്ള മസാഫത്ത് ഒരിക്കൽ അടുത്തു വരും ലഫ്റ്റിനെ കൊന്നു കഴിഞ്ഞാൽ വഹാദ ഇത് ഈ മുസ്തഹബ എന്ന് പറഞ്ഞപ്പോ അത് മാലം ഞഹ്മുർഹുബിഹി ഷെയ്ഖുഹു ഷെയ്ഖ് കൽപ്പിക്കാൻ നിൽക്കുമ്പോൾ വൈല്ല കൽപ്പിച്ചാലോ തഹയ്യൻ അലിഹത് ഹുജൂബായി മാറുകയും ചെയ്യും അത് അവസാറമിൻ കബീരൽ വാദി അതിന് കൈത് കൊടുത്തു ദുഞ്ഞാവിലോ ദീനിലോ നിററിൽ മറ്റൊരു നിററിലേക്ക് ചേർക്കാണ്ടിരിക്കുമ്പോഴാണ് ഇത് ചോദിക്കാന്ന് പറഞ്ഞത് അതെങ്ങനെ നിററ് അതിന് അതിന് മിസാര ആര് പറഞ്ഞില്ല ഗറൂക്ക് പറഞ്ഞില്ല അതിന് ചാരിഹ പറയുന്നു കുറിച്ചു ഞാൻ പറഞ്ഞുതരാം മസലം നിററി ദീനിലുള്ള നിറന്റെ ഉദാഹരണം മായിലാക്കാൻ എങ്കത്തിക്ക് ഫിദ്യ വലയിലേക്ക് ഇറക്കാൻ പോയി ആ പെണ്ണുങ്ങൾ മാറി വന്നിട്ട് നേരെ കഴിയുമ്പോൾ കൊണ്ടു കൊടുക്കുന്നു അപ്പൊ അന്യ പെണ്ണുങ്ങളെ കാണാൻ ഇടവന്നു അന്റെ പേരുടെ ഉള്ളിൽ കാണാൻ ഇടവന്നു അപ്പൊ ദീനിൽ അനാവശ്യമായ സംഗതി നടക്കുന്നതുകൊണ്ട് ഈ സ്വാലാണല്ല കാരണമാക്കി എന്നാ ഉണ്ടാവും അതാ അല മഹാരിമിന്നാസ് മഹാറമായ കാര്യങ്ങളിലേക്ക് لأن عادة النساء كان പെണ്ണുങ്ങൾമാർക്ക് ഒരു ആദത്തുണ്ടല്ല ആശത്തിന്റെ മിനൽ ഫുക്കറാക്കി സുഹാരി ചോദിക്കാൻ വന്ന ഫക്കീറന്മാർക്ക് തൊളിച്ചൂക്കൂല ദേ കൈമ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞേച്ചു ഫക്കീറല്ലേ പൊട്ടിപ്പാണ് അതാണ് ജറൂഖിന്റെ ഉദാഹരണം പറഞ്ഞത് അപ്പൊ മത്തരം ഇറങ്ങി ദുഞ്ഞ ദുഞ്ഞാടിന്റെ നരന്റെ മസറും ഇതാ കാപ്പാൻ യുക്കുമെന്ന വയസ്സത മാലഹു ഇവൻ നിരന്നു കളഞ്ഞു ഇറക്കുമ്പോണ്ടാവും ഗൾഫ് രാജ്യത്തൊക്കെ മണ്ണുണ്ടാവും ചില സ്ഥലത്തല്ലോ എന്നു കണ്ടാന്ന് കയ്യോടെ കുറിച്ച് അറസ്റ്റ് ചെയ്യും അപ്പൊ ദുഞ്ഞാവിൽ ഓനിക്കാകെ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ഇറക്കാൻ പോണ്ട മറ്റുള്ളവരിലേക്ക് കാതി നോക്കാം അതെത്തി ثم قال شيخ زروق رضي الله عنه പറയുന്നു ولا يجعل الشيخ منهاجا وقاعدة كلية ശേഷം ചെയ്യാൻ പാടില്ല ഇതെല്ലാവർക്കും ചെയ്യാനുള്ള മിന്നാജ് കായിക കുല്ലിയാക്കി വഹിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത ആവശ്യത്തിന്റെ കണക്കിൽ ഉപയോഗിക്കാന്നല്ലാതെ എല്ലാവരും ഇറക്കാൻ പോയിച്ചോ ഇറക്കാൻ പോയിച്ചോ എല്ലാവരും പറഞ്ഞു വെക്കില്ല അതൊരു ഒരു പദ്ധതിയാക്കാം അതൊന്നും അത് വേണ്ട ഇവരപ്പി ആ ഫക്കറാകും എന്നിട്ട് ആ ഈ കാര്യത്തിൽ കൂടി മൂപ്പറ ഫക്കറായ വേറെ തന്നെ രീതിയ ഇറക്കാൻ പോകുന്ന ഇന്ന ശേഷന്റെ ഒരു ഇതാണ് ഇന്ന ദശകത്തിൽപ്പെട്ട ആളാണ് ഓരോ ഏർപ്പാടുകളാണ് <laughs> അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട എന്താ പൈന്നതാലികയോ അബ്ദിയിൽ നട്ടിൽ മക്സൂദ് നമ്മളെ മക്സൂദിന്റെ കോട്ടം വരുത്തിക്കളി നമ്മളെ മക്സൂദ് എന്താ ലാസിയമ പ്രത്യേകിച്ചും ഹയത്തിൻ മക്സൂദത്തിൻ കൈഫ്യത്തിൻ മാലൂമത്തിൻ മക്സൂദായ ഹയ്യത്ത് മാലൂമത്തായ കൈഫ്യത്തോട് കൂടി ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ കൊടിയെല്ലാം പിടിച്ച് ഒരാളായിട്ട് ഇങ്ങനെ പോക്ക് പിരിവെടുക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക രീതി സ്വീകരിക്കൽ അതൊന്നും പറ്റൂല തുസയ്യുറ സാഹിബ എന്നിട്ടോ ആ കൈഫിയത്തും മറ്റൊക്കെ ഉണ്ടാക്കും ഇതിന്റെ ആളുകളാക്കി കളയും അലവൻ സീമ തവജലോ ഇവൻ എന്തിനാണ് ഒരുങ്ങിയെന്നുള്ള താമസം ഒരു കൊടിയിലും മുതിച്ചിട്ട് പോവുക പോകുമ്പോ ഇത് കണ്ടാ മനസ്സിലാക്കാതെ അവർ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ കൊടിയിലും മുതിച്ച് ജാതിയേക്ക് നിർമ്മിച്ച് ഒരു പോക്ക് അപ്പക്കാരണത്താൽ ഓർക്ക് കൂടും താഴ്സും പ്രസാദം ഓർക്ക് താഴ്സും പ്രസാദും കൂടി ആ വലിതാടിക്ക ഇതുകൊണ്ടാണ് കല്ലമാരഞ്ജവും അനിസ്തമലഹോ ഈ സുഹാലിനെ ഉപയോഗപ്പെടുത്തിയാൽ വിജയിക്കുന്നത് വളരെ കുറഞ്ഞു കാണുന്നതിന്റെ കള്ളിയതാണ് ഇല്ല ഞക്കൂനദാരിക്ക് കമാക്കാൻഹലിത്ര മാതുൽ ഫക്കറായി ചെയ്യുമ്പോൾ ലഹിതാലൊഴികെ അവർ എന്താ ചെയ്യല് കാരണം ഇതാക്കാണ് അത്താഹു അഹദുമിൻ അഭിനായ ദുഞ്ഞ ദുഞ്ഞാവിന്റെ മുതലാളിമാർ ആരെങ്കിലും വന്നാൽ അൽസമഹും ഇതാരിക്ക കുറച്ച് കൊടുക്കപ്പാ ഇതുകൊണ്ടാ എടുക്ക് ഇതെല്ലാം വന്നിട്ട് ഇതാമാക്കും മീൻഹാരി ശഹബത്തിന് അതിനോട് ശഹബത്തുണ്ടായിട്ടല്ല ഹത്താ എഴുത്തി അങ്ങനെ ഉണ്ടാക്കും മൂപ്പർ ഈ പൈസയും വാങ്ങിയിട്ട് പോകും മതി നമ്മ പട്ടണത്തിൽ അങ്ങനെ തിരക്ക് പോയിട്ട് തുമ്മത്തെ തന്തക്കും അവിടെ തിരക്ക് കൊടുത്തിരിക്കും എടുക്ക് കൊണ്ടാ വാങ്ങി വാങ്ങിയിട്ട് ഇത് വാങ്ങിച്ച് അങ്ങ് പോകുക അവിടെ പേര് കുറെ പക്കീറും പറഞ്ഞിട്ടുണ്ട് അവർക്ക് സൗകര്യം കൊടുത്തിട്ട് തിരിച്ചു വയ്ക്കാം അപ്പൊ മറുപടി മാലം വാങ്ങിയിരുന്നു ആയി സർക്കാർ ഉണ്ടാക്കി കിട്ടുകയും അപ്രകാരം ചെയ്ത തകർന്നു അപ്പൊ വക്ക് നിർഗുലഹു അതിൽ ന്യായുണ്ട് അമാകല്ലേ കൊൽത്തു വമാനക്കറവ് ചെയ്ത് റബിയല്ല എന്ന് പറഞ്ഞത് മഹമൂരൻ അലാമായി അത് വാതിൽ ഫുക്കറ വാതിൽ ഫുക്കറായി ചെയ്യുന്ന ഒന്നിനെ മറ്റ് മൊത്തപ്പെടണം എന്താ ചെയ്യുന്നത് യഹദൂന അലമൻ ഒരു കൊടിയെടുക്കുക അവർ ആയത്തിന് ഒരു പതാക എന്നിട്ട് വയസ്സിദൂനൽ മദാസിറ മദാസിറ തന്നെ പണക്കാര വരകൾ നേരത്തെ ഒരു മതാത്ത് കഴിഞ്ഞു വരില്ലേ ആലപ്പുഴ അവിടെ അതാണ് ശരീരം ചൊല്ലിക്കൊണ്ട് പോകുന്ന പറഞ്ഞ പണക്കാറുകൾ ആ ആ ശീലന സാധനം അത് താമസം കരുതി ദസറ സബക്കഹലുദ്ദോറി ബില്ലുജൂറോന്നാണല്ല മാലുൽ കസീർ അപ്പൊ മദാസിർ എന്ന് പറഞ്ഞ വലിയ പണക്കാര വീട് ഹൈമകള് അവിടൊക്കെ പോയിട്ട് കൊടിയും കെട്ടിയിട്ട് പോയിട്ട് വാങ്ങും ഹറാമ ഹറാമാണ് അവിടത്തേക്കാണ് സെയ്ത് ദറൂഖ് റബിയല്ലാന്ന് പറഞ്ഞു അമ്മാമായ ഒരു അസഹാബുന നമ്മുടെ അസഹാബിമാർ ചെയ്യുന്ന ഒരു പണിയുണ്ട് പൈന്നമാ ഒരു കത്തിലിന് കോത്തി കോത്തിൽ അറുവാ റോഹിന് കോത്ത് കിട്ടാനും നെഫ്സ് മരിച്ചു കിട്ടാനും വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇതിലാറ്റക്കബ്ദമുലഹുൽ ഫക്കീറു ഹീനയുമറുബിഹി കാരണം ഒരു ഫക്കീർ ഈന് ഒരുങ്ങൂല കേൾക്കാന് കൽപ്പിക്കപ്പെട്ടപാട് ഒരുങ്ങൂല എന്നാ പറഞ്ഞു ഇല്ലാബാദ ജുഹുദിൻ ജഹിന് വലിയ ത്യാഗം കഷ്ടപ്പാട് കഴിച്ചതിന് ശേഷം ഇറക്കാന്നുണ്ടെങ്കിൽ തന്നെ ഗീക്കും വജിഹാദിൻ ഷദീദ് എത്തരത്തിൽ ബിഹായിദ് തമന്നൻ നഫ്സുൽ മൗത്തൽ ഹിസ്സി എഖ്തിയാറൻ ഈ ഇറക്കുന്നതിന് പകരം ഹിസ്സിയായ മൗത്ത് സംഭവിച്ചെങ്കിൽ തന്നെ തിരക്കടില്ല എന്ന് കുതിക്കുന്ന അവസ്ഥത്തേത് ഇറക്കാൻ പോകുന്നു തറലാന്തമൂട്ടം ഇറാറൻ കുറെ വട്ടം വെച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പണ്ട് ജിഹാദിന് പോകുന്നവളെ പറ്റി പറഞ്ഞ മതി ولا تتقدم له إلا أن الصدق وهمة وهمة الشيخ تحمله على الامتثال പിന്നെ അതിലേക്ക് മുൻകടന്ന് മുൻകടന്നുകൊണ്ടാ അവരുടെ ഈ ഈ വിഷയത്തിൽ വിജയിക്കുവാനുള്ള തിടുക്കും ഷെയ്ഖിന്റെ ഹിമ്മത്തും രണ്ടും കൂടെ കൂടിയപ്പോൾ ഷെയ്ഖ് പറഞ്ഞ പണിയെടുക്കാൻ വേണ്ടി ഒരു വഴിപ്പെട്ടുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് മാത്രം ഫലാശക്ക അങ്ങനെ വന്നാൽ സംശയമില്ല നവയുക്കത്തി മസാഫത്തം വൈദ വിദൂരമായ മസാഫൻ നിവർത്തുണ്ടാക്കും റസൂലിലേക്ക് അടുപ്പിച്ചു കൊടുക്കും നെഫ്റ്റിനെ കൊല്ലുകയും ചെയ്യും നെഫ്റ്റിന്റെ മേലുണ്ടാക്കാൻ ഒരൊറ്റ മറത്തിലാണ് ജിഹാദ് നടത്താനും കഴിയും ലഹാദൽ ഈ വരിയിൽ കൂടി നമ്മൾ ഈ തായിഫത്തിൽ ഇദ്ദേഹം പ്രവേശിക്കുന്നതിന്റെ എന്താണ് തെളിവ് വരണ്ടേ അന്ന ശൈഖ ശൈഖന സയ്യിദ് അലിയിലിംബാനി റബിയല്ലാഹു അൻഹു പഴയ അളവുർ അവിടെ മുന്നൂറ്റി നാൽപ്പത്തിനാലാ ആ മുന്നൂറ്റി നാൽപ്പത്തിനാല് ഇഞ്ചിറ പഴയ ആളല്ലേ ഓറ് കാലലഹു ജാഹുൻ മൂപ്പർക്ക് വലിയ പേരും പ്രസിദ്ധിയായിരുന്നു മന്ത്രിസ്ഥാനമുണ്ട് വിസാറത്തുണ്ട് ദിയാസത്തുണ്ട് ഫാസിലി ഫലമ്മ ദഹലഫി യതി ശേഷി ഓറെ ശേഷന്റെ കീഴിൽ കടന്നപ്പോ എന്തായത് ഇതൊക്കെ ചുരുക്കണ്ടേ വറആ സിദുക്കഹോ മൂപ്പർക്ക് നല്ല സിദുക്കുണ്ടെന്ന് കാണുകയും ചെയ്തു ജിദ്ദഹു ഇത് നന്നായിട്ട് അധ്വാനിക്കുന്ന ആലോചിച്ച് കണ്ടു കണ്ടപ്പോൾ സിദുക്കും ജിദ്ദും കാണുമ്പോണല്ലോ ശേഷന് ഉത്സാഹം ഉണ്ടാവില്ലേ കാലലഹു ശേഖ മൂപ്പരോട് പറഞ്ഞു നിനക്ക് ഹംറത്ത് നിനക്ക് നല്ലൊരു ഹംറത്ത് തരാനുണ്ട് ഹംറത്ത് തരാനുണ്ട് ഇല്ലാം ജക്കതിന് അനിഹായതും അവരൊക്കെ നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കത് സാധിച്ചിട്ടില്ല കുടിക്കുന്നു വരവുല മാറായിത്തു ഫീക്കമിനെ സിദിറ്റ് വൽ ജിദ്ദി നിങ്ങളിലുള്ള ഈ സിദുക്കും ജിദ്ദും ഞാൻ കണ്ടില്ലെങ്കിൽ മാ ദലൽത്തുക്കാരി ആ സമൃദ്ധി നിങ്ങൾക്ക് അറിയിക്കുക പോലും ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തരാം കാല മൂപ്പർ ചോദിച്ചു യാ തനിമാഹിയാ സൈദി എന്താ കാല മൂപ്പർ പറഞ്ഞു അസൂക്കളി സുആൽ അങ്ങാടി പോയി ചെന്ന് സ്വാല് പോണം ഇത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പത്ത ശബ്ദമായില്ലേ മൂപ്പർ അതിലേക്ക് മറ്റേ പോക്കാം ورأيت في കിതാബിഹി മൂപ്പർ കിതാബി ഞാൻ കണ്ടിട്ടുണ്ട് അന്നഹു ഖാല ലഹു യാ വലദീ ഷെയ്ഖ് ഓരോട് പറഞ്ഞത് അന്നക തത്ലുബു ഹാദൽ ഇൽമ നീ ഈ പ്രത്യേക ഇൽമിനെ നീ തേടുകയാണല്ലോ മോനെ വലാതനാലു മിന്നുമാ തുരീതു നീ ഉദ്ദേശിക്കുന്ന കാര്യം നേടൂല ഇല്ലാ ബിദ്ദുല്ലി ശരീരത്തിന് നിന്നത്തിലാക്കിയാലല്ലാണ്ട് കഴിയൂല അങ്ങനെ ഫീഹി മൂപ്പറുണ്ടാക്കി സുആാലിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടി വാത്തക്കന അതിലടങ്ങിയില്ല മമാത്തി റമി എന്നാണ് ഉപ്പാത്താന്ന് വരെയും ഇനി കൗലുഹോ ശൈഖ് പറഞ്ഞപ്പോ മിന്നുലിൽ അത് വാക്കി വല്ല എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി വരുന്നു നമ്മുടയ ചില മഹാന്മാര് നഫ്സിനറിയാതെ അനുഭവിപ്പിച്ചത് എങ്ങനെയായിരുന്നു സ്വാല കൊണ്ടായിരുന്നു ഒരു റിയാദ അർപ്പിച്ചിരുന്നത് പല മഹാന്മാരും വൈകി സുലമീ റമിയല്ലോ എന്ന് പറയുന്നു വഖദ് റഖസ ബഅദഹും ഫി സുആലി ചോദിക്കലിന്റെ വിഷയത്തിൽ ചിലർ റുക്സ കൊടുത്തിട്ടുണ്ട് ആരിക്കലിമൻ യക്സിൽ വിതാരിക്ക തവീലീലൻ നഫ്സി നഫ്സിന് ഒരു തവീലീൽ ഉണ്ടാക്കണം അത് ഗരുനാക്ക് മോയ്ക്ക് സ്വാലിന് റുക്സ കൊടുത്തിരിക്കുന്നു قال عبد الله بن منازل رضي الله عنه لا خير في من لم يذكر طعم إجابة الرد റദ്ദിന്റെ ഇജാബത്തുണ്ടല്ലോ ഒന്നുമില്ല പോയിക്കോ എന്ന് പറയുന്ന ആ ആ റദ്ദ് ഇജാ- റദ്ദുൽ ഇജാബ് ഇജാബത്തുർ റദ്ദ് അതിന്റെ രുചി രുചി ആസ്വദിച്ചാലല്ലാണ്ട് ഹൈറില്ല എന്നിട്ടാണ് നഫ്സെന്ന് പറയാൻ നഫ്സിന്റെ ഇതുള്ളോണ്ട് അറിവ് ചോദിക്കാൻ പല നടക്കണമെന്ന് ഉണ്ടാവില്ല ഇവരുടെ അടുപ്പം നോക്കടാ വക്കാന ബാദുൽ മസായിക്കാരെന്ന് യേക്കുലമിനെ സുഹാലി സുഹാലിൽ നിന്ന് തിന്നുമായിരുന്നു അങ്ങനെ വൈകി അപ്പൊ മൂപ്പറോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫക്കാന മൂപ്പർ പറഞ്ഞു ഇഖ്തർതു ഞാൻ ഇത് തെരഞ്ഞെടുത്തെന്തിനാണെന്നറിയോ ലി കറാത്തിഹി നഫ്സി എന്റെ നഫ്സ് ഇതിനെ വെറുക്കുന്നുണ്ട് അതുകൊണ്ട് നഫ്സ് വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് وقال الأستاذ أبو القاسم القشيري رضي الله عنه وارضاهم عنا آمين മൂപ്പർ പറയുന്നു വലായതാരുൽ ഫക്കീർ ബിഖൈരിൻ ഒരു ഫക്കീർ ഖൈർ കൊണ്ട് നിലനിന്ന ആളാകും മാതാമത്ത് ഹൊബുസുഹോ കസറൻ അവന്റെ ഹൊബുസ് പല പൊട്ടിയ കഷ്ടങ്ങൾ പലതിക്ക് മുറിച്ചിട്ട് കൊടുത്ത കണ്ടം കണ്ടം കണ്ടം പല ഹൊബുസും ഏതെല്ലോ ആയിക്കൊണ്ട് അതിന്റെ ഹൊബുസ് കണ്ടം കണ്ടം കണ്ടോ എന്നാൽ ഹയറിൽ പൈതാ താറത്തിൽ ദാറത്തിൽ ഹൊബുസത്ത് ഹൊബുസത്തിനെ വട്ടൊപ്പിച്ച് തന്നെയുണ്ട് മുറിച്ചിട്ടൊന്നുമില്ല മുതുമിനാന്ന് അങ്ങനെ നല്ല ഇതാക്കല് കൊടുത്തല്ലേ എന്നാൽ ദാ റഷറു അലാ റസി തലക്ക് ചുറ്റും ചെറിങ്ങനെ ചുറ്റുന്നുണ്ടെന്നോ വമാഹത്തനഹാലി അപ്പൊ സായിലിന്റെ ഹാൽ എത്ര മെച്ചമാണ് യക്കിഫുബിക്കുല്ലി ബാബിൻ ഓരോ ബാബിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ യസ്മ കേൾക്കുന്നു യഫ്തഹുല്ല യഫ്തഹുല്ലാന്ന് ബിഫത്തില്ല എന്നാ വേണ്ടി സ്വാലിന് വേണ്ടി ഓരോ ഭാഗത്ത് നിൽക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ ഫത്തഹാണ് ഇവൻ കേൾക്കുന്നത് അപ്പോഴാ യഫ്തഹും യസ്മാവും യഫ്തഹും അള്ളാഹുത്താലും ഹൃദയ പുസ്തകത്ത് കൊടുക്കുകയല്ലേ ഇവര് പോയിക്കൊണ്ടിരിക്കുന്നവർ പുസ്തകത്ത് വന്നുകൊണ്ട് അപ്പൊ ഓരോ ഭാവത്ത് നിൽക്കുന്നവരും ഒന്നാന്റെ പുസ്തകത്താവുന്നു ആ ഫത്തേഹിന്റെ ഒച്ചയും കേൾക്കുന്നു അപ്പൊ ഈ ചുമലെടുക്കുന്ന നാടന്മാരെ നല്ലതല്ലേ ഓർക്കൊന്നും തലയും പാലും പത്തിക്കറിയും ഓർക്കൊന്നും നാടുക്കളേ ഇല്ല മടം ബിഫത്തിന്ന് തോന്നുന്നു എങ്ങനെക്കാരുമാണ് ഇബ്രാഹിം ഒരുവപ്പോ ആയിരങ്ങൾ മൂപ്പറടുക്കലേക്ക് കൊണ്ടുവരപ്പെടും അതിയ എടുത്തോ പരായക്കുമല ഒന്നും സ്വീകരിക്കൂല എന്നിട്ടോ വെറുപ്പമാസാരമായി അനുഭമിനാസ് പരിചയക്കാരായ ആളോട് ഉണ്ടാക്കും ദൃഹമോ ദൃഹമി രണ്ട് ദൃഹമൊക്കെ കിട്ടും ഒരു ദൃഹമൊക്കെ കിട്ടും ചോദിക്കും ലായിരി വരാതായിരിക്കും അതിനെ കണക്ക് കൂട്ടൂല അതിനെ കൊണ്ട് കൊടുത്ത വാങ്ങൂല്ല ഇപ്പം ഹദ്ദാദായിരുന്നു ആരാ അബൂജാഫിറുൽ ഹദ്ദാദ് നിങ്ങളെ യസ്അലു ബാബൻ ഒരു വാതില് അല്ലെങ്കിൽ രണ്ട് വാതില് മൂന്ന് വാതിലേക്ക് ചോദിക്കാൻ പോകും മറിവ് നിൽക്കിച്ചിട്ട് അപ്പൊ പൊതുജനങ്ങളായിരുന്നു അമ്പലൻ ആദ്യകാലത്ത് വലിയ അജബ അപ്പൊ ഇത്ര വലിയ ആള് ജുനൈദുൽ ബാദാദിന്റെ ശൈഖല്ലേ വേറെ നിക്ക് ചേരെങ്കിലും ബാധക്ക് ചേർക്കാൻ പോവുക ചുമ്മാ അധികം വിചാരിക്ക പിന്നെ അറിയപ്പെട്ടപ്പോൾ പ്രത്യേകക്കാരോ പൊതുജനങ്ങളോ അത് കുറവറിയാറുണ്ടായിരുന്നില്ല നമ്മളെ ആ മലയിലെ ചെറുവത്തൂരെ എന്ന് പറയുന്നത് മടക്കര മടക്കര കോട്ടപ്പള്ളി കോട്ടപ്പള്ളി മുമ്പിൽ ഇങ്ങനെ വിളിക്കും മൂപ്പറാണെങ്കിലോ ഓറെ കതിർ എത്ര വലുതാണ് റബ്ബിനെ കൊള്ള മാരിഫത്ത് എത്ര ഉന്നതമാണ് മക്കാന ഇബ്രാഹിം അദ്ദേഹം പ്രതിയെന്നാലും വർദ്ധിപ്പിക്കും ജാമ്യയിൽ ബസറത്തി ബസറയിലെ പള്ളിയിൽ എത്തിക്കാതിരിക്കുകയായിരുന്നു വലായപ്പില്ല മിന്തലാദത്തെ അയ്യാമിൻ മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് നോമ്പോർക്കാതൊന്നുമില്ല നോമ്പോർക്ക് വിസ്താർ പറ്റ വിസാരല്ല വിസാര പാടില്ലല്ലോ യഹറുജ് നമസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോകും എത്തുമ്പോൾ അലല്ല വാതുക്കൽ പോയിട്ട് എന്താ ചോദിക്കും ഈ തറഹു നോമ്പ് മുറിക്കാനുള്ളത് അപ്പോ കണക്കിനി ഈ ബാലവർ നോമ്പിൽ ബാലവരെ നടക്കരുത് സുഹാരിന്റെ ഈ നാണകത്തെ അല്ല അല്ല അങ്ങനല്ല സുഹാലി സുഹാല് കൊണ്ട് നെഫ്സിനെ നടത്തിയവരിൽപ്പെട്ടവരാണ് شيخ شيوخنا مو برا شيخ شيخ على عبد الرحمن سيدي عبد الرحمن المجذوب رضي الله عنه ترون ذا شيخان ورد مصنفين ترون ذا شيخان ونوكا وكذلك الشيخ العارف أبو الحسن الشستري رضي الله عنه إن وفعله أيضا في أول بدايته أبو الحسن البردعي رضي الله عنه ഈ വഫാലഹു ഐലം ഫി അവല് ബിദായത്തി ഹീനുള്ള മീറത്തേക്ക് മടങ്ങുന്നു അങ്ങനെ വിദാത്തി ബിദാത്തി നമ്മുടെ ഇസ്കാലല്ല ബിദാത്തി ഹീനുള്ള മീറത്തേക്ക് മടങ്ങുന്നുണ്ട് ആ റുത്തുബൈലുന്തി എന്ന് പറയാം ഫാലാന്റെ ഫായിലാണ് അബുൽ ഹസൻ അങ്ങനെ നോക്കാം അങ്ങനെ ഫാലഹു അയില്ല വീണ്ടും ചെയ്തെന്നാണ് ശസ്തരിയും ദറഹ്മാൻ മജിദൂബും കൂടാണ്ട് ചെയ്തിട്ടുണ്ട് അത് അബുൽ ഹസനിൽ മർദായി ചെയ്തിട്ടുണ്ട് എപ്പോൾ അവള വിദാത്തി വേറെ വിദാത്തിന് തുടക്കത്തിൽ അവിടെ ആ ശേഷ് കൽപ്പിച്ചു ആരാ ശേഷ് അബി അബ്ദുല്ലാഹി താവതി റബിയുള്ള എന്ന് പറഞ്ഞതാണ് വഹൈറുഹും അങ്ങനെ പലരുമുണ്ട് മിമ്മല്ലായ ഓരോ പേരും നമുക്ക് പറഞ്ഞിട്ടില്ല وقوله لا خير إذا മടക്കുന്ന ആ ജവാബ് കേൾക്കണമെന്നല്ലേ ഞാൻ ഈ അന്നൽ ഫീർ ഈതാലം ഞെടുക്ക് താമറത്തി മടക്കി അയക്കുന്ന ആ റദ്ദിന്റെ രുചി ആസ്വദിക്കാത്ത കാലത്തോളം ഫക്കീറിന് ഹൈറില്ല അത്തായക്കൂനർ റദ്ദു ഐന്ദഹു അഹിലാമിനല്ലപ്പോൾ കൊടുക്കലിനെ കാണാം അതേതാ ഇല്ല എന്ന് പറഞ്ഞിട്ട് പായ്ക്കലായിരിക്കണം മൂന്നിന്റെ അവിടെ ഒന്ന് ഇല്ലാതിന്റെ മടക്കലി മറ്റൊന്ന് കിട്ടലി ഈ രണ്ടിൽ നേതാവ് ആസ്വദിക്കലി ആ ഇല്ലായ്മയായിരിക്കണം എനിക്ക് നല്ലോണം കേൾക്കേണ്ടത് കൊടുക്കലിനെ കാണാം പല ഹൈറഫി അങ്ങനെ അതിൽ ഹൈറില്ല എൻ നഫ്സിലം തമുത്ത് മരിച്ചിട്ടില്ല ഇല്ലല്ല അത് മെച്ചമാക്കി കണ്ടിട്ടുണ്ട് ആണെങ്കിലും അത് ഭാരമായിട്ടുണ്ട് വാജിബു അലൈഹി ദവാമു അലൈഹി അതുകൊണ്ട് സ്വാദിന്റെ മേൽ തന്നെ ദവാമായിട്ട് നിൽക്കൽ വാജിബാണ് ഈ സുഹാൽ എന്തിനു വേണ്ടിയാൽ ചറാക്കരുത് അനിരുത്തിന്റെ സിർ ആ സുഹാലിന്റെ സിർ ആസ്വദിക്കട്ടെ എന്താ സിറ് വതവക്കു സിർഹി എന്ന് പറഞ്ഞ അഞ്ഞക്കൂറൽ മൻറു അഹബയിലൈഹ മിനല്ലഫാൽ അതായിനേക്കാണ് മൻ തൃപ്തി വരവാകണം അതാണ് അതിന്റെ സിർവ് നനസ് വെച്ച് നയിക്കും അള്ളാഹു ആലം മംനൂർ മംനൂഅ് സുആലിൽ നിന്ന് വിരോധിക്കപ്പെട്ട വിഭാഗം എന്നുണ്ട് എന്നിട്ട് അനുവദിക്കപ്പെട്ടതും വാജിബെല്ലാം പറഞ്ഞല്ലോ വിരോധിക്കപ്പെട്ട സുആൽ ഏതാണെന്ന് പറയും ومعنى السؤال للتكاثر بل هاكموا عليه بالتهاجر والقوم لما يسألوا إلحافا ولا تكاثرا ولا جزافا بل ذاك كان منهم الفرارا فيسألون القوت والإفطار മൂന്ന് ബദീനല്ല ഒതുക്കിയില്ലേ വമനഊ സൂഫിയത്ത് വിരോധിച്ചിരുന്നു അസുആലിത്തക്കാത്തുർ മുതൽ വർദ്ധിപ്പിക്കാനുള്ള സുവാലുണ്ടല്ലോ പൈസ ഇങ്ങനെ ബാധി സ്റ്റോക്ക് വെക്കാൻ അത് വിരോധം ബൽ എന്ന് വിരോധിച്ചെന്ന് മാത്രമല്ല ഹക്കമോ ഹക്കമു അലി ആ സുഹാലിനെതിരെ അവർ വിധിച്ചു ബി തഹാജർ ബഹിഷ്കരിക്കണം കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല കൊടുക്കാനും പാടില്ല എന്ന് അതിന് അവർ ബഹിഷ്കരിക്കുക ചെയ്തത് എന്നല്ലാണ്ട് എല്ലാവരും ഏർപ്പാടുകളാക്കി മോശമല്ല സഹാജു ഇവൻ തക്കാസറിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയതെന്ന് കണ്ട കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താകും അതിന് ബഹിഷ്കരണം കൊടുത്തു പറഞ്ഞല്ലേ ചോദ്യം സ്വന്തം നെഫ്സിന്റെ ഇതിനെതിരെ അവർ എന്താക്കും ബഹിഷ്കരണ നടപടി ഉണ്ടാ വിരിച്ചിരിക്കുന്നത് തക്കാസനോട് ചോദിച്ചാൽ അവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്താക്കും ഇൽഹാഫായ രീതിയിൽ ചോദിക്കൂല ലമ്മായസോന് ചോദിക്കുകയേ ചെയ്യൂല ഇൽഹാഫൻ ചോദിക്കപ്പെടുന്ന വ്യക്തിയുണ്ടല്ലോ അവർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ മേജ മട്ടത്തിൽ ചോദിച്ച് കൊടുത്തെങ്കിലായി അല്ല ഒന്നില്ലേ എന്നാ ഒരളക്കി പിന്നെ വല്ല എന്തെങ്കിലും പറയുകയോ ചീത്ത പറയുകയോ മാറി പിടിക്കുകയോ കൊണ്ടാന്നിട്ട് ബലം പിടിച്ച് നിർത്തുകയോ ഒന്നും ചെയ്യൂല വേണ്ടിയും ചോദിക്കൂല വലാ ജിസാഫൻ ദുഞ്ഞാവിന് എന്തെങ്കിലും ചരക്ക് സമ്പാദിക്കലുണ്ടല്ലോ തച്ചിരിക്കലേ ഒരിക്കലും യാചന എന്നുള്ളത് ഒരു വല ബലവീശലാക്കല് അത് ഓർമ്മ ചെയ്യൂല ബൽ പിന്നെന്താക്കും ഈ സുഹാല് കാന അവരുടെ വക്കൽ നിന്ന് സംഭവിച്ചത് ഇൽത്തറാറൻ ഇൽത്തറാറിന് വേണ്ടി മാത്രമാവുന്നു ഒന്നിക്കിൽ പട്ടിണിയോടെ നിന്ന് ശരീരത്തിനുള്ള ഇൽത്തറാറ് വന്നു അല്ലെങ്കിൽ കിബുറും പടായി ഏറിയിട്ടുണ്ടാക്കിയ മാനസികമായി ഇൽത്തറാറ് വന്നു രണ്ടാറ് ഇൽത്തറാറില്ലാതെ കണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങുകയേ ചെയ്യൂല അപ്പൊ ചോദിക്കാൻ എന്തെങ്കിലും കൂത്ത കൂത്തിന് ചോദിക്കും നിത്യവൃത്തി കഴിയാനുള്ള ചെറിയൊരു ഭക്ഷണം വൽ ഇഫ്താറിൽ നോമ്പോർക്കാനുള്ള നിങ്ങൾ സാധനം ഉണ്ടാവുമല്ലോ അതേ ചോദിക്കുള്ളൂ എന്നല്ലാണ്ട് കണക്കിലേറെ ബാരിക്കൂട്ടാൻ നിൽക്കൂല ദക്കുൽത്തു ഹാദാ മിനൽ കിസ്മിൽ മംനൂർ വിരോധിക്കപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ സംസാരം വഹുവ ഇൽത്തിറാറില്ലാത്ത രീതിയിൽ ബശരിക്കുന്ന ശരീരത്തിന്റെ കൂത്തിനെ ചോദിക്കൽ മംനു ആകുന്നു അല്ലെ വക്തനഫൽ ഉലമാക്കന്മാര് അഭിപ്രായ വ്യത്യാസം വന്നു ഉസ്തിലാപ്പായി ഇത് കതിരില്ലതീ തഹറുമ അഹുൽ മസലത്തു ചോദിക്കൽ ഹറാമാക്കപ്പെടാൻ എത്ര കതിരിടണോ നിങ്ങൾക്ക് എമിലി മുത്തറാം ഒന്നും ഉണ്ടാവില്ലല്ല തെളിയിട്ട് പോയിന്നറിയും നമ്മളെ കയ്യിൽ എത്ര കതിരുണ്ടായാൽ ചോദിക്കൽ ഹറാമായി ഇത്ര സംഖ്യ അവന്റെ ഗെയിമിലുണ്ടായാൽ എനിക്ക് ചോദിക്കാൻ പാടില്ല അതിന്റെ കതറത്തിരിയ രണ്ട് മൗലാണ് നാൽപ്പത് ദൃഹമിന്റെ കണക്കുണ്ടെങ്കിൽ പിന്നെ ചോദിക്കൽ ഹറാമായി എന്ന് പറയും മൊത്തത്തിൽ നാൽപ്പത് ദൃഹം എന്റെ ഉടമയിലുണ്ടെങ്കിൽ സ്വാല ഹറാമായി ഏത് കൂത്തൽ ഭക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വക്കീന കൂത്ത് ജർമിൻ വലയിലത്തിൻ ഒരു രാപ്പകലിന്റെ ചെയ്യാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ ചോദിക്കൽ ഹറാമായി എന്ന് പറയും വഹു അക്രബോ അതാണ് ഏറ്റവും അക്രമം മറ്റേതാകുമ്പോ വലിയ പണക്കാരൻ നാൽപ്പത് ദീർഘം എന്ന് പറയുമ്പോ കുറെ പണക്കാർക്കാരും ചോദിക്കാന്ന് വരും ഇടത്തരക്കാർക്കെല്ലാം എന്താക്ക ചോദിക്കാന്നില്ല വരിക വസ്തു ആരോട് ഇത്തക്കാസുരി തക്കാസന് വേണ്ടിയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ മാൽ മുതല് സമ്പാദിക്കാനുള്ള ചോദ്യം എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തക്കത്തുറ മിന്നു അതിൽ നിന്ന് വർദ്ധിപ്പിക്കാനും വലവും സാഹിബത്തും നീയത്തും കബല നഫ്സിഹി നഫ്സിന്റെ മുമ്പായിക്കൊണ്ട് തന്നെ നീയത്ത് അതിനോട് എന്തോന്നിട്ട് സ്വഹബത്ത് കെട്ടിയിട്ടുണ്ട് എന്നാലും ഫലായം ഫറു അതവിടെ ഉപകാരത്തിന് തുല ഈ തക്കാസൂറിന് ഒരു നല്ല നീയത്തുണ്ട് വെറും നഫ്സല്ല എന്നാലും ശരിയാവില്ല എന്നാണോ സമതാമാസത്തിൽ നടക്കുന്നത് മൂപ്പരഭിനന്ദിച്ചത് പലായം ഒരു നല്ല നീയത്തുണ്ട് എന്ന് വെച്ചാൽ തന്നെയും ഉടമത്തിനെത്തൂല ലിയന്നൽ ഹബീത്ത യഹലിബു തയ്യബ എന്ന് പറഞ്ഞത് ഹബീത്ത് ഏതായി ചോദിച്ചു വാങ്ങിയതുണ്ടല്ലോ അത് തയ്യബിനെയും കൂടി മറികടന്ന് കളിക്കും അപ്പോ ഈ കസറത്ത് ഈ കസറത്തായാലും തക്കാത്തുന്നതിപ്പല്ലോ കസറത്ത് കൊണ്ട് തയ്യബിനെ മറികടന്ന് കളിയും ഹബീത്തായിട്ട് മറിക്കളിയും അപ്പൊ മൊത്തത്തിൽ ഹബീത്തിന്റെ ഹുക്കും വരും വളപത്ത് വന്നിട്ട് أخرج البخاري ومسلم عن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم لا تزار المسألة بأحدكم നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് മസ്അല ചോദിക്കരുത് ആയിക്കൊണ്ടേയിരിക്കുന്നു എത്തരത്തിൽ ഹത്തായൽക്കല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അതായത് നിത്യം ചോദിക്കുന്ന ആളായി മാറുക അത് ശരിയല്ല അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെ വലൈസഫി വജഹി മസ്അത്തുൽ അഹമീൻ അവന്റെ മുഖത്ത് അപ്പോൾ മാംസത്തിന്റെ കഷ്ടം ഇല്ലാതെ കണ്ട് മുഖം പറ്റ അങ്ങ് നശിച്ചുപോയതായ രീതിയിൽ ആയി മാറിപ്പോകുന്നത് വരെ മസാല നീണ്ടെന്ന് പോകും അപ്പൊ മുഖത്തൊരു ഇറച്ചിന്റെ കഷ്ടം പോലും ഇല്ലാത്ത വിഹൃതമായി പോയി എന്നല്ലേ പറയുന്നു മസഹത്ത് എന്ന് പറഞ്ഞാൽ അൽക്കിത്രാത്ത് ഒരു കഷ്ടം എന്നാണ് അർത്ഥം അപ്പൊ സ്വാൽ അത്രയും അപ്പൊ അത്യാവശ്യത്തിന് എടുക്കാനുള്ളതാണെന്നല്ലേ വരുന്നത് വക്കാല സ്വന്തം അലി വസന്നം ഇന്നമൽ ഇരു കദൂഹൻ അത് ഒരു പൊളിക്കുന്ന സാധനമാണ് ഈ മുറിയിൽ ഉണ്ടാക്കുന്നത് അത് മുഖേന ആ മസാല കാരണത്താൽ അവന്റെ സ്വന്തം മുഖത്തിന് അവൻ പൊളിക്കുകയാണ് അതുകൊണ്ട് പമൻഷ അബുക്കാല വജകി ആർക്കെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ആ മാതൽ തന്നെ ബാക്കി വെച്ചോട്ടെ പമൻഷ ആ തറക്കാല് വേണ്ടാത്തത് വേണ്ടെന്ന് വെച്ചോട്ടെ അപ്പൊ മുത്ത് തല ബാക്കി പോണമെന്ന് വെച്ചാൽ എന്താവും ചോദിക്കാൻ കഴിയും സക്കാത്തിന്റെ അർഹതപ്പെട്ട പോയിട്ട് ഞാൻ ചോദിക്കൂടെ സക്കാത്ത് അത് പിന്നെ അത് സ്വാലല്ലല്ല ഹക്ക് പിടിക്കലല്ലേ അത് സ്വാലിപ്പെടൂലല്ലേ ഔദാര്യത്തിന് മുമ്പല്ലേ സ്വാലി വരുന്നത് ഇല്ല അല്ലാതെ ആ സുൽത്താൻ സുൽത്താൻ ഉടയനോട് ചോദിച്ചാലോ ഇരിക്കുക സുൽത്താന്റെ പക്കം ഒരു ആനുകൂല്യം കിട്ടാനുണ്ട് നമുക്ക് ഇന്നതാക്കി തരണം അതിനെ അത് യാചനല്ലല്ല ജനങ്ങൾ തന്നെ പറയല്ലോ അവകാശങ്ങളാണ് നിങ്ങൾ ഔദാര്യമല്ല എന്ന് പറയല്ല ഈ അമ്പിൻ ഏതെങ്കിലും കാര്യത്തിൽ ലാജിത് മിന്നു ബുദ്ധൻ അത് ചോദിക്കലല്ലാണ്ട് നിവൃത്തിയില്ല ചോദിച്ചാലേ കൊടുക്കൂ ചിലവൻ ബാക്കി തരൂല ബാക്കി ചോദിച്ചു വാങ്ങിയാലേ തരുള്ളൂ ചോദിക്കന്നെ കദൂഹൻ എന്ന ഹമൂഷ് മാന്തി മാന്തി അടയാളുണ്ട് ഇപ്പൊ ഫോറൻ സല്ലാസമ്മതിൽ ആയതാറുള്ള യസ് അരു ഒരബുദ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എത്രത്തിൽ ബഹുവ ഖനിയുൻ അവൻ ഖനിയാണ് താനും എത്ര പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ മുഖം താകി ആകെ അലിഞ്ഞു പോയി മുഖം അതിന്റെ ചോരപ്രസാദം എല്ലാം പോയിട്ട് ഒറ്റ പീഞ്ഞിട്ടാണ് കാര്യമില്ല സമായക്കൂരൽ